നാരായണ ഗുരുദേവൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ എഴുപത്തിനാലാം മഹാസമാധി ദിനമായ ഇന്ന് നിങ്ങളോട് പറയാൻ അറിയിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് ചിലപ്പോൾ എൻ്റെ മനസ്സെന്നോട് ചോദിക്കാറുണ്ട് ഇവിടെ നിന്ന് ക്ഷണം കിട്ടിയതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കെമിസ്ട്രിയിലാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സോഷ്യോളജിയിലാണ് നാലാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസത്തിലാണ് ഡോക്ടറേറ്റ് ബയോകെമിസ്ട്രിയിലും പോസ്റ്റ് ഡോക്ടറേറ്റ് അമേരിക്കയിൽ നിന്ന് ബയോകെമിസ്ട്രിയിലുമാണ് ഇതിലൊന്നിലും നാരായണ ഗുരുദേവൻ്റെ സന്ദേശം സ്കൂളിലോ കോളേജിലോ പഠിച്ചിട്ടില്ല എന്നിട്ടും എന്നെ ക്ഷണിക്കണമെന്ന് തോന്നിയത് നാരായണ ഗുരുദേവൻ്റെ തന്നെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഞാൻ നിത്യവും പൂജിക്കുന്ന ജഗതീശ്വരൻ്റെ അനുശാസന ആഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ കുറേ ശാസ്ത്രജ്ഞന്മാർ വിവിധ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന യജ്ഞത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ഈ അവസരത്തിൽ എഴുപത്തിനാലാം മഹാസമാധി ദിവസം ആചരിക്കുന്ന വേളയിൽ എനിക്കിവിടെ വരാൻ യോഗമുണ്ടായത് മഹാഭാഗ്യമുണ്ടായത് ആ എഴുപത്തിനാല് എന്ന സംഖ്യയ്ക്ക് ഞാൻ എൻ്റെതായ ഒരാഗ്രഹം കൂടി ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ് അടുത്ത വർഷം ആരാധ്യനും പൂജനീയനും ആത്മീയ ഭൗതിക ചിന്താധാരകളുടെ പ്രതീകവുമായ നാരായണ ഗുരുദേവന്റെ സമാധിയുടെ എഴുപത്തിയഞ്ചാം വർഷമാണ് ആ എഴുപത്തഞ്ചാം വാർഷികത്തിലേക്ക് കടക്കുന്ന വേളയിൽ നാരായണ ഗുരുദേവന്റെ സത്യസന്ധമായ ചരിത്രം സത്യസന്ധമായ സന്ദേശം കേരളത്തിലെ ഓരോ ജനതയുടെയും മനസ്സിലെത്തിക്കാൻ മുന്നൂറ്റി കാൽ ദിവസമുണ്ട് ആ കാൽ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് ഒരു പക്ഷേ അത്യാഗ്രഹമുണ്ട് എന്ന് വരെ ഞാൻ ഉപയോഗിക്കുകയാണ് നാരായണ ഗുരുദേവനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് നാരായണ ഗുരുദേവന്റെ മഹത്വം അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളിലൂടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് എന്തു സംഭവിച്ചു എന്ന് എഴുപത്തിനാല് വർഷത്തിന് ശേഷം ചർച്ച ചെയ്ത് ശരീരത്തിനകത്തുള്ള ഊർജം മുഴുവനും നശിപ്പിച്ച് ആ സന്ദേശത്തിന് യാതൊരു വിധത്തിലും പ്രസക്തി കൊടുക്കാതെ ഉള്ളത് നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു കർമ്മപദ്ധതി പല സ്ഥലത്തും കാണുമ്പോൾ ദുഃഖം തോന്നുന്നു എവിടെയാണ് നിൽക്കുന്നത് ചർച്ച എന്ത് നാരായണ ഗുരുദേവന്റെ സന്ദേശം ഇന്ന് ചർച്ച എന്ത് ഏതാണ്ട് എഴുപത്തഞ്ചു വർഷങ്ങൾക്ക് അപ്പുറത്തപ്പുറത്തപ്പുറത്ത് നടന്ന ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും കുറിച്ച് ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അല്പകാലം മാത്രം ജീവിച്ചിരിക്കുന്ന നമുക്ക് പഠിക്കാനും അറിയാനും അറിയിക്കാനും പഠിപ്പിക്കാനും കിട്ടുന്ന അവസരം ആവശ്യമില്ലാത്ത വഴികളിലൂടെ ചിന്തിച്ചും ധരിച്ചും ധരിപ്പിച്ചും കൊണ്ട് പ്രതികരിച്ചും കൊണ്ട് നഷ്ടപ്പെടുത്തുമ്പോൾ അവസാനം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നാരായണ സന്ദേശങ്ങളുടെ അനുശാസകരായ നാം അതൊന്നും പഠിക്കാതെ വേറെ എന്തെല്ലാമോ ചെയ്ത് സമയം കളഞ്ഞു എന്ന ദുഃഖം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ആദിനാരായണൻ ആ ചൈതന്യമത്തായ അമാനുഷികനായ അവതാര പുരുഷന്റെ സന്ദേശങ്ങൾ നമുക്കറിയാൻ ഒരു അവസരം ഇന്നു മുതൽ കൊണ്ടാകണം വ്യക്തമായിട്ട് അതറിയിക്കാൻ വേണ്ടത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുക പറയുക അറിയുക അറിയിക്കുക ഇത് ഏത് ജാതി മത വ്യവസ്ഥിതിയുടെയും ഭാഗങ്ങളായി ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് ഭാരതീയ ആചാരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും വസ്തുതകളും അത് നീക്കേണ്ടത് എപ്രകാരമാണെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പരിമിതികളും പരാധീനതകളും ഉണ്ടെങ്കിൽ മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളുടെ യേശുദേവനെ കുറിച്ചുള്ള വീക്ഷണം പറയുമ്പോൾ തന്നെ അവസാന വാക്ക് യേശുദേവനെ കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതും അറിയിക്കാൻ ഞങ്ങൾ ഒരിക്കലും മടി കാണിക്കാറില്ല മതപരിവർത്തനത്തിനെതിരെ വ്യക്തമായി പ്രതികരിക്കുമ്പോഴും ഓരോ ധർമ്മത്തിൻ്റെയും ആചാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും സങ്കല്പങ്ങളുടെയും ശാസ്ത്രം ശാസ്ത്രീയമായി അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഇന്നുവരെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്നും എതിരായിട്ട് ഒരു തരത്തിലുള്ള റെസ്പോൺസും സ്റ്റിമുലസും അല്ലെങ്കിൽ പ്രതികരണവും ഉണ്ടാക്കിയിട്ടില്ല നാരായണ ഗുരുദേവന്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നാരായണ ഗുരുദേവനെ കുറിച്ചറിയണം നാരായണ ഗുരുദേവന്റെ ആത്മീയ ചിന്താധാരകളെ കുറിച്ചറിയണം നാരായണ ഗുരുദേവന്റെ ഭൗതിക സങ്കല്പങ്ങളെ കുറിച്ചറിയണം പ്ലസ് ഇത് അദ്ദേഹം എങ്ങനെയാണ് കർമ്മപഥത്തിൽ കൊണ്ടുവന്നത് എന്നറിയണം നാരായണ ഗുരുദേവൻ ഉപയോഗിച്ച ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരി സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അത് മാത്രമാണ് സന്ദേശം എന്ന് ധരിക്കരുത് അതിലൂടെ കടന്നു പോകുമ്പോഴാണ് സത്യസന്ധമായ നാരായണ ഗുരുദേവന്റെ സന്ദേശമറിയാൻ നമുക്ക് സാധിക്കുന്നത് ഈ രാഷ്ട്രത്തില് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ സംഭവിച്ചതാണ് നാരായണ ഗുരുദേവന്റെ ജന്മം ഭഗവത്ഗീതയില് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതില് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ ഒരു വരി പറയുകയുണ്ടായി യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അത്യന്താധുനിക കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും എൻവയോൺമെൻ്റൽ സയൻസിൻ്റെയും സന്ദേശം തന്നെയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് എപ്പോഴെല്ലാമാണോ ഭാരതത്തിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അപ്പോഴെല്ലാം ഈ പ്രപഞ്ച ചൈതന്യം തന്നെത്താനെ ഒരു ഇക്വലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നത് മാതിരി പ്രവർത്തിച്ച് ആ ധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ധാരയതി ഇതി ധർമ്മ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അതിന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് when the system in equilibrium is getting disturbed the system will adjust itself in such a way that the effect of the disturbance is nullified സന്തുലിതാവസ്ഥയിൽ ഇരിക്കുന്ന ഏതൊരു കർമ്മധാരയും എപ്പോഴെല്ലാം വ്യതിചലിച്ച് കർമ്മപഥം വിട്ടുപോകുന്നുവോ അപ്പോഴെല്ലാം ആ സിസ്റ്റം തന്നെത്താനെ പ്രവർത്തിച്ച് അതിനെ നേർവഴിക്ക് നയിക്കും അത് നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പരിധി കടന്ന് വേദങ്ങൾ മാത്രമാണ് എല്ലാത്തിനും ആധാരമെന്നും വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ യാഗങ്ങളും യജ്ഞങ്ങളും നടത്തിയാൽ മാത്രമേ ദേവപ്രീതി ഉണ്ടാവുകയുള്ളൂ എന്ന് ബി സി ആയിരത്തിനും ബി സി അഞ്ഞൂറിനുമിടയ്ക്ക് ഭാരതീയർ ചിന്തിച്ചിരുന്നു അതനുസരിച്ച് അനവധി ആടുകളെയും പശുക്കളെയും ഹോമിച്ചുകൊണ്ട് ഭാരതമെമ്പാടും നിരന്തരം യാഗം നടത്തി യഥാർത്ഥത്തിൽ ഭാരതത്തിൽ യാഗത്തിൻ്റെ ഒരു അറവുശാലയായി മാറിയപ്പോൾ ശ്രീബുദ്ധൻ അവതരിച്ചു പറഞ്ഞു ഒരിക്കലും അരുത് ഇതല്ല വേദങ്ങളുടെ സന്ദേശം ഈ വേദത്തിൻ്റെ സന്ദേശത്തെ ധർമ്മശാസ്ത്രങ്ങളുടെ സന്ദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈ ജന്തുഹിംസ നടത്തുന്നത് തെറ്റ് തെറ്റ് തെറ്റ് ഭാരതമെമ്പാടും ആ ബുദ്ധാവതാരത്തിൻ്റെ ചൈതന്യം പകർന്നു ബുദ്ധനെ അനുകൂലിച്ച് അശോക ചക്രവർത്തി മുതൽക്ക് ഭാരതത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള മൗര്യദേശം എന്നറിയപ്പെടുന്ന മൊറീഷ്യസ് വരെ ഈ ബുദ്ധന്റെ സന്ദേശം എത്തിച്ച് യാഗങ്ങളിൽ ജന്തുബലി നടത്തുന്നത് നിർത്തി നിർത്തിച്ചു അത് ഭാരതത്തിൽ സംഭവിച്ചതാ ബുദ്ധം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ് ബുദ്ധനിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സാവധാനത്തിൽ മുന്നൂറും മുന്നൂറ്റി അൻപതും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു വഴിയും ശാശ്വതമല്ല ബുദ്ധമതത്തിന് മാത്രമേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കൂ എന്ന് വിചാരിച്ചു വന്നപ്പോൾ അവിടെ മറ്റൊരവതാരമുണ്ടായി നൂറ് ശതമാനവും നിരീശ്വരവാദിയായ ചാർവാകൻ നൂറ് ശതമാനം നിരീശ്വരവാദി അതൊരവതാരമാണ് ഭാരതത്തില് യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വാ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം വേൾഡ് ബാങ്കിന്റെ ലോൺ എടുത്തിട്ടാണെങ്കിലും നെയ്യ് കൂട്ടി ഊണ് കഴിക്കണം ഒരിക്കൽ ഈ ശരീരം ഭസ്മമായി പോയാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഒരു പരിധിക്കപ്പുറം ആത്മീയ സത്തിലേക്ക് പോയാൽ ബുദ്ധിഭ്രംശം സംഭവിച്ചവരുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തും എന്ന് പറഞ്ഞ് ചാർവാകൻ പറഞ്ഞു ഭൗതിക ജീവിതം അത്യന്താപേക്ഷിതമാണ് ധർമ്മവും മറ്റെല്ലാം ആവശ്യമാണ് ആവശ്യത്തിനേ പാടുള്ളൂ അതിനപ്പുറം പോയാൽ you will become mentally distorted and normal personality അങ്ങനെ വന്ന ചാർവാകനെ ചാർവാക മഹർഷിയായിട്ട് ഭാരതീയർ കണ്ടു അദ്ദേഹം എഴുതിയ പുസ്തകത്തെ ചാർവാക സംഹിത ഋഗ്വേദ സംഹിത യജുർവേദ സംഹിത പോലെ വേദങ്ങൾക്ക് തുല്യസ്ഥാനം കൊടുത്തു ചാർവാകന് ശേഷം എന്ത് സംഭവിച്ചു ഭൗതിക ജീവിതം മാത്രമാണ് ശാശ്വതമെന്നും ആത്മീയ ജീവിതം വേണ്ടേ വേണ്ടെന്നും മനുഷ്യർ ധരിക്കാൻ തുടങ്ങി അവസാനം ചാർവാകനെ കീഴടക്കാൻ വേണ്ടി ഒരു ശങ്കരാചാര്യർ ഇവിടെ വന്നു ശങ്കരാചാര്യര് ആദിനാരായണ ഗുരുദേവനെ പോലെ തന്നെ പറഞ്ഞു ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരാ ബ്രഹ്മസത്യം എന്നൊരെണ്ണമുണ്ട് ഭൗതിക ജീവിതം ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ദിവസം നമ്മൾ ജീവിക്കുന്നു അത് ചെറുപ്പ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര നമുഹ്യതി ഒരു കൊച്ചുകുട്ടിയായി ജനിക്കുന്നു യൗവനത്തിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാർദ്ധത്തിലേക്ക് പോയി അവസാനം ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ദിവസം കഴിയുമ്പോൾ ഇഹലോകവാസം വെടിഞ്ഞ് തിരിച്ചു പോകുന്ന ജീവിതം മാത്രമാണ് എല്ലാം എന്ന് പറഞ്ഞ് ഭൗതിക സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നത് ശരിയല്ല അതിനപ്പുറത്തൊരു ആത്മീയ ജീവിതവും കൂടി ഉണ്ടെന്ന് ശങ്കരാചാര്യർ പറഞ്ഞ് ചാർവാകന്റെ പരിധിക്കപ്പുറമുള്ള വേലിയേറ്റത്തെ തടഞ്ഞു നിർത്തി അവരെ കൊണ്ട് ചിന്തിപ്പിച്ചു ബ്രഹ്മസത്യം ജഗത്മിത്യ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞത് അഹം ബ്രഹ്മാസ്മിയാണ് ഞാൻ ഈശ്വരനാണ് അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യം എന്തിരിക്കുന്നു എല്ലാം എൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനവനെ പൂവിട്ട് പൂജിക്കാൻ തുടങ്ങി പരിധി കടന്ന് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞപ്പോൾ മാധവാചാര്യർ മാധ്വാചാര്യർ വന്നു അങ്ങനെയല്ല ചിരട്ടയില് കടലിൽ നിന്ന് വെള്ളമെടുത്ത് വെക്കുകയാണെങ്കിൽ ചിരട്ടയിലെ വെള്ളം കടലല്ല കടല് ചിരട്ടയുമല്ല രണ്ടിനും അല്പം വ്യത്യാസമുണ്ട് ചിരട്ടയിലെ വെള്ളം മഹാസാഗരത്തിലെ ചൈതന്യത്തിൻ്റെ ഒരംശം മാത്രം ചിരട്ട നോക്കിയിട്ട് ഇത് കടലാണ് മഹാസാഗരമാണെന്ന് ധരിച്ചാൽ അത് തെറ്റ് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൻ്റെ ഒരംശമാണ് നിന്നിലുള്ളത് പ്രപഞ്ചം മുഴുവനും നിന്നിലില്ല അതുകൊണ്ട് ഈ ചെറിയ ശരീരത്തിനകത്ത് ശരീരം വാടകയ്ക്കെടുത്ത് അതിനകത്ത് വെച്ചിരിക്കുന്ന ജീവചൈതന്യം പരമമായ പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരംശമാണ് അമ്പലത്തിൽ ചെന്നേ പറ്റൂ ആചാരങ്ങൾ അനുഷ്ഠിച്ചേ പറ്റൂ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്ന് കണ്ണടച്ച് കൈകൂപ്പിയേ പറ്റൂ ആത്മീയതയുടെ നിലവാരത്തിലേക്ക് ഉയർന്നുയർന്നുയർന്നു വന്ന് അവസാനത്തെ ബിന്ദുവിലെത്തും എന്താ അവസാനത്തെ ബിന്ദു കൈവല്യ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ബിന്ദു ന മന്ത്രം ന തന്ത്രം ന ധ്യാനം ന ശയനം ന യജ്ഞോപവീതം ന ശിഖ ന ദണ്ഡം ന കമണ്ഡലു മന്ത്രം വേണ്ട ധ്യാനം വേണ്ട ശൗചം വേണ്ട കമണ്ഡലു വേണ്ട ശിഖ വേണ്ട യജ്ഞോപവീതം വേണ്ട ഒന്നും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് ഉയർന്നുയർന്നുയർന്നുയർന്ന് പോകണം അവിടെ എത്തുമ്പോഴേ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നുള്ളൂ അവിടം വരെ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെട്ട വ്യക്തിക്ക് കായംകുളവും പാതിരപ്പള്ളിയും തൊടാതെ എറണാകുളത്തെത്താൻ സാധ്യമല്ല ഈ പാതിരപ്പള്ളി കാണുന്നത് ഇഷ്ടമോ ഇഷ്ടമല്ലാതെയോ ഇരിക്കാം കായംകുളത്തെ കുളത്തിലൂടെ ചാടുന്നതും വിഷമമായിരിക്കാം പക്ഷേ ആ മാർഗത്തിലൂടെ പോയാലേ എറണാകുളത്ത് എത്തുകയുള്ളൂ അതുകൊണ്ട് പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള മാർഗങ്ങൾ ക്ഷേത്രവുമെല്ലാം വേണം എന്ന് വ്യക്തമായി മധ്വാചാര്യർ പറഞ്ഞു അതിനുശേഷം വിശിഷ്ടാദ്വൈതമുണ്ടായി കുറെ കാലങ്ങൾ കഴിഞ്ഞു ഭക്തി പ്രസ്ഥാനം വന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എത്തിയപ്പോൾ ഭാരതം വിദേശാക്രമണത്തിന് ആധിപത്യത്തിന് പൂർണ്ണമായും അടിപ്പെട്ടപ്പോൾ ഈ രാഷ്ട്രത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞത് സംഭവിക്കണം യഥാ യഥാഹി ധർമ്മസ്യ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വരി അതിവിടെ സംഭവിക്കണമെങ്കിൽ ഈ രാഷ്ട്രത്തെ അനീതിയിൽ നിന്നും അധർമ്മത്തിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ സർവ ചൈതന്യവും ഉയരണം അവിടെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിക്കണം അനവധി എഴുത്തുകാരിവിടെ വന്നു അനവധി മഹർഷി വര്യന്മാരിവിടെ വന്നു അരവിന്ദ മഹർഷി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസർ ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരുദേവൻ രമണ മഹർഷി തുടങ്ങിയ മഹർഷിമാരുടെ ഒരു പരമ്പര ഭാരതത്തിലുണ്ടായി എഴുത്തുകാരുടെ ഒരു പരമ്പര ഭാരതത്തിലുണ്ടായി വിപ്ലവകാരികളുടെ പരമ്പരയുണ്ടായി രാജനിപുണന്മാരുടെ രാജനൈതിക നിപുണന്മാരുടെ പരമ്പര ഭാരതത്തിലുണ്ടായി ജെ സി ബോസ് അതുപോലെ തന്നെ Ramanujan P C Ray C V Raman ശാസ്ത്രജ്ഞന്മാരുടെ ഒരു പരമ്പര അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടേണ്ട സമയം വന്നപ്പോൾ ഈ രാഷ്ട്രം സടകുടഞ്ഞെഴുന്നേറ്റ് സർവമണ്ഡലങ്ങളിലും ഒരു അത്യുജ്വലമായ ചൈതന്യം പകരാൻ ഇടവന്നൊരു കാലത്തില് ബ്രാഹ്മണർ ചെയ്യുന്നത് തെറ്റായ കാര്യങ്ങളെ തിരുത്തിക്കാൻ രാഷ്ട്രത്തിൽ അനീതിയും അധർമ്മവും ഉണ്ടായത് തിരുത്തിക്കാൻ അതുപോലെ ജാതി മത കാര്യങ്ങളെ നികൃഷ്ടമായി വ്യാഖ്യാനം ചെയ്തത് തിരുത്തിക്കാൻ മതപരിവർത്തനത്തെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ എതിർക്കാൻ പാകത്തിന് ജനിച്ച അനവധി ഋഷിവര്യന്മാരുടെ പരമ്പരയിലാണ് എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് സമാധി അവസ്ഥയിലെത്തിയ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം whenever the system is getting disturbed ഈ രാഷ്ട്രം നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ ആരെല്ലാമാണോ ആവശ്യമായിട്ട് രാഷ്ട്രം ധരിച്ചത് അവരെ എല്ലാം രാഷ്ട്രം ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ട് ജന്മം നൽകി ഇങ്ങോട്ട് അയച്ചു അതില് ഒരു അവതാര പുരുഷൻ ബ്രാഹ്മണ്യത്തിലിരുന്നു കൊണ്ട് സന്യാസം സ്വീകരിച്ചതല്ല താഴെക്കിടയിൽ നിന്ന് സന്യാസിയായി മുകളിലേക്ക് ഉയർന്നുയർന്നു വന്നാള് സന്യാസത്തിന്റെ അർത്ഥശങ്കക്കിടമില്ലാത്ത വ്യാഖ്യാനത്തിന് അധിപനായ നാരായണ ഗുരുദേവൻ സാമൂഹിക പരിഷ്കർത്താവ് മാത്രമാണെന്ന ധാരണയുണ്ടെങ്കിൽ തെറ്റ് ആത്മീയതയുടെ ഭൗതികതയുടെ രാജനൈതികതയുടെ പ്ലസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സന്ദേശം ഏതാണെന്ന് ചോദിച്ചാൽ വർക്കലയിലിരുന്നു കൊണ്ട് എന്നെ കിട്ടൻ എന്ന പത്രാധിപരോട് നാരായണ ഗുരുദേവൻ പറഞ്ഞത് വർക്കല തീർത്ഥാടനത്തിന് വരുന്ന സമയത്ത് അവിടെ പ്രഭാഷണം നടത്തിക്കേണ്ട ദിവസങ്ങളിൽ നാലാമത്തെ ദിവസം വ്യാപാരത്തെക്കുറിച്ചും അഞ്ചാമത്തെ ദിവസം വ്യവസായത്തെക്കുറിച്ചുമാണ് വർക്കലയില് ആ തീർത്ഥാടനത്തിന് പോകുന്ന വേളയില് ഒരു ക്ഷേത്രത്തിനകത്ത് ആശ്രമത്തിനകത്ത് ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് മുമ്പില് പ്രഭാഷണം നടത്തേണ്ട വിഷയം നാരായണ ഗുരുദേവൻ കൊടുത്തത് വ്യാപാരത്തെക്കുറിച്ചും വ്യവസായത്തെക്കുറിച്ചുമാണ് എന്ന് പറയുമ്പോൾ പാതിരപ്പള്ളിയിലെ ഈ കർമ്മികള് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവര് എന്നോട് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് എഴുപത്തിനാല് വർഷമായിട്ട് ആചരിച്ചു വരുന്ന ഒരു സംഘടന ഇതാണ് ഈ സംഘടന ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല ഈ രാഷ്ട്രം രാഷ്ട്രമായി നിലനിൽക്കാൻ പാകത്തിന് ആരെല്ലാമാണോ ജഗദീശ്വരൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഏൽപ്പിച്ചവരില് ഒരു ആചാര്യന്റെ അവതാരത്തിന്റെ ഈശ്വര തുല്യനായ ഭാരതീയ പൈതൃക വാഹനകന്റെ സന്ദേശം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അത് ബാധകമാണ് അങ്ങനെയാണ് നാരായണ ഗുരുദേവന്റെ ശരീരത്തെയും ചിന്തയെയും കർമ്മത്തെയും ധാരണയെയും ധാരിയെയും നാം വിലയിരുത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ വിഷയം നാരായണ ഗുരുദേവ ദർശനങ്ങളിൽ ആത്മീയ ചിന്താധാരയും നാരായണ ഗുരുദേവന്റെ ഭൗതിക ചിന്താധാരയും നാരായണ ഗുരുദേവൻ ജന്മനാൽ തന്നെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട് അത്രേ പലപ്പോഴും പലതരത്തിലുള്ള സ്വപ്നം കാണാറുണ്ട് ഏറ്റവും കൂടുതൽ സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നത് ബാലകൃഷ്ണൻ എൻ്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് ഒരിക്കലും നാരായണ ഗുരുദേവൻ കൃഷ്ണൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല ബാലകൃഷ്ണൻ വന്ന് എന്നോട് കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് മനസ്സിനകത്തുള്ള ചിന്താധാരയ്ക്ക് ഇതിനേക്കാൾ വലിയ മൂർത്തിമദ്ഭാവമായ വാക്കുകൾ ഏതാണ് വേണ്ടത് നാരായണ ഗുരുദേവന്റെ ദർശനം എന്തായിരുന്നു അദ്വൈത ദർശനം എന്താണ് അദ്വൈത ദർശനം ഇന്ന് ഏതാണ്ട് നൂറ്റി നാൽപ്പത് വ്യക്തികള് ലോകത്തിലെമ്പാടുമുള്ള എഴുത്തുകാര് ഈശാവാസ്യ ഉപനിഷത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ആ ഈശാവാസ്യ ഉപനിഷത്തിന്റെ പതിനെട്ട് ശ്ലോകങ്ങൾക്ക് നാരായണ ഗുരുദേവൻ നൽകിയ പദാനുപത വിവർത്തനം Indian institute of scientific heritage ഈശാവാസി ഉപനിഷത്ത് ഒരു ശാസ്ത്രീയ വിശകലനം എന്ന പുസ്തകത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പുറത്തത് ലഭ്യമാണ് നാരായണ ഗുരുദേവന്റെ വ്യാഖ്യാനം സംഭൂതിം ച വിനാശം ചേദ ഉഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ നാരായണ ഗുരുദേവന്റെ സന്ദേശം ബി സി മൂവായിരത്തി അഞ്ഞൂറിൽ എഴുതി തീർത്ത യജുർവേദത്തിൻ്റെ നാൽപ്പതാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ പതിനാലാമത്തെ ശ്ലോകം അതായത് ശാശ്വതമായിട്ടുള്ളത് ചിലതുണ്ട് നശിക്കുന്നത് ചിലതുണ്ട് ഇത് രണ്ടും കൂടിയുള്ള അറിവ് രണ്ടിൻ്റെയും അറിവ് ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് ജീവിതം സാർത്ഥകമാവുക വിദ്യാം ച അവിദ്യാം ച വേദ ഉഭയം സഹ ആത്മീയമായ അറിവ് വിദ്യ ഭൗതികമായ അറിവ് അവിദ്യ ഈ രണ്ടറിവും കൂടി ഉണ്ടാകണമെന്ന് ഈശാവാസ്യ ഉപനിഷത്ത് എഴുതിയ കാലത്ത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ പറഞ്ഞപ്പോൾ അതിൽ ഒരു സന്ദേശവും കൂടി ഉണ്ടായിരുന്നു അവിദ്യയാ മൃത്യും തീർത്ത വിദ്യയാ മൃതമശ്നുതേ ഭൗതിക വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കുന്നതിന് മുൻപ് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കണം അത് ശാസ്ത്രീയമായ അറിവ് കൊണ്ട് അവിദ്യ കൊണ്ട് നേടണം എന്നിട്ട് ആത്മീയ വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കണം വിദ്യയാ അമൃതമശ്നുതേ എന്ന് പറഞ്ഞ ആ യജ്ഞവൽക്യ മഹർഷിക്ക് തത്തുല്യമായ നിലയിലിരുന്നു കൊണ്ട് എൻ്റെ ശ്രീ നാരായണ ഗുരുദേവൻ കൊടുത്ത വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നത് അക്ഷരം പ്രതി അന്വർത്ഥമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത് ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്ധം തമപ്രവിശന്തി ഏ അവിദ്യാമുപാസത്തെ ഭൗതിക കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് ആരെങ്കിലും വിവരിക്കുകയാണെങ്കിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പ്രസംഗിക്കുകയാണെങ്കിൽ അന്ധം തമാത്തേ പ്രവിശന്തി അവർ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് പോകുന്നത് തതോ ഭൂയ അപ്രകാരം തന്നെ സംഭവിക്കുന്നു വിദ്യായാം രഥാഹ ആത്മീയ വിദ്യ കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ സാധ്യമല്ല ഭൗതിക വിദ്യയും ആത്മീയ വിദ്യകളും ഒരുമിച്ച് ചേരണമെന്ന് അയ്യായിരത്തിലധികം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ പറഞ്ഞ അതേ സന്ദേശത്തില് നൂറ്റി നാൽപ്പത്തഞ്ചോളം പേരെഴുതിയ വ്യാഖ്യാനങ്ങൾ ഈ നാരായണ ഗുരുദേവന്റെ വ്യാഖ്യാനത്തിൻ്റെ അടുത്ത് വരുമോ എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പഠിച്ചവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യ നാരായണ ഗുരുദേവൻ എഴുതിയ ഈശാവാസ്യ ഉപനിഷത്തിന്റെ വ്യാഖ്യാനം ഒരാളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഏകദേശം ഉറപ്പുണ്ട് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഈ വാക്കുകളെ ഞാൻ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ച് മുമ്പോട്ടിടുന്നു അത് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മലയാള പദത്തോടു കൂടി എന്നിട്ട് അതിൻ്റെ സന്ദേശം ഒന്ന് നോക്കുക ആ അദ്വയാവസ്ഥ അത് ഏതവസ്ഥ ഋഗ്വേദത്തില് വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്മാത് തം ബാഹുഭ്യാം ദമാതി പദത്രൈർധ്യാവാ പ്രതിവി ജനയൻ ദേവ ഏകാഹ കൃത്യമാണ് പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന കണ്ണുകളും കൈകളും കാലുകളും ചക്ഷുസ്സുകളുമുള്ള ഈ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിന്റെ കേന്ദ്രബിന്ദു എവിടെയാണെന്ന് നോക്കിയാൽ ദ്യാവാ പൃഥിവി ജ്യോതിരൂപങ്ങളെയും ഭൂമി ഉൾപ്പെടെയുള്ള സകലത്തിനെയും സൃഷ്ടിച്ച ദേവൻ ഏകാഹ ഒരൊറ്റയാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ വെച്ചാണ് നാരായണ ഗുരുദേവൻ തൻ്റെ അദ്വയ താരകം തുടങ്ങിയ പുസ്തകങ്ങൾ അവസാനത്തെ ബിന്ദു ഏത് നാരായണ ഗുരുദേവൻ സ്ഥാപിച്ച മഠങ്ങൾക്കെല്ലാം പേര് അദ്വൈതാശ്രമം എന്ന് തന്നെയാണ് ദ്വൈതമല്ലാത്തത് എന്താണ് ദ്വൈതമല്ലാത്തത് രണ്ടല്ലാത്തത് എന്താ രണ്ടല്ലാത്തത് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമുണ്ട് ഏത് രീതിയിൽ ഒരു കടലിൽ ചെല്ലുക നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ സാധിക്കുന്ന ആലപ്പുഴക്കാർക്ക് കടലിൽ ചെന്ന് അതിനകത്ത് വളരുന്ന അനവധി അനവധി തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട് ഏതാണ്ട് രണ്ടര ലക്ഷം തരത്തിലുള്ള മത്സ്യങ്ങൾ അതിൽ ഷാർക്കുണ്ട് അതിൽ വലിയ തിമിംഗലമുണ്ട് ചെറിയതുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ ഇതിൻ്റെ ശരീരത്തിനകത്തുള്ള ജലം വാട്ടർ എച്ച് ടു ആ മത്സ്യങ്ങളുടെ ശരീരത്തിനകത്തുള്ള ജലം എവിടെ നിന്നാ വന്നത് അത് കടലിൽ നിന്ന് വന്നു ഈ മത്സ്യം ചത്തു കഴിഞ്ഞാൽ അത് കടലിൽ വെച്ച് തന്നെ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വസ്തുതകളും ജലവും എങ്ങോട്ടാ പോകുന്നത് അത് കടലിലേക്ക് തന്നെ തിരിച്ചു പോകും എവിടെ നിന്നാണോ കടൽ ജലം ശരീരത്തിലേക്ക് വന്നത് അവിടേക്ക് തന്നെ ശരീരജലം തിരിച്ചു പോകുന്നത് പോലെ ഏത് പ്രപഞ്ച ചൈതന്യത്തിൽ നിന്നാണോ പരമാത്മ ചൈതന്യത്തിൽ നിന്നാണോ നന്ദം ന മദ്യം ന പുനസ്തവാദ്യം തുടക്കവും മദ്യവും അവസാനവുമില്ലാത്ത ദിവ്യസൂര്യ സഹസ്രസ്യു ഭവേദ് യുഗപദോത്തിത ആയിരക്കണക്കിന് സൂര്യന്മാർ കൊണ്ടിരിക്കുന്ന ആ പ്രപഞ്ചത്തിനകത്തുള്ള ഒരു ചൈതന്യത്തിന്റെ അംശമാണ് നിങ്ങളിലും എന്നിലും പ്രവർത്തിക്കുന്നത് കോഴിക്കുഞ്ഞിലും മത്സ്യത്തിലും മണ്ണിലയിലും അമീബയിലും വൈറസിലും ബാക്ടീരിയയിലും പശുവിലും ആടിലും മുയലിലും എല്ലാത്തിലും പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എൻ്റെ മലയാള അക്ഷരങ്ങളും മലയാള വാക്കുകളും തിരിച്ചറിയാൻ സാധ്യമല്ല ചെവി പ്രവർത്തിച്ച ആ വൈബ്രേഷൻ കേട്ട് അതിൽ നിന്ന് തരംഗങ്ങൾ ബ്രെയിനിലെത്തി ബ്രെയിൻ അനലൈസ് ചെയ്ത് വാക്കുകളെ വേർതിരിച്ചറിഞ്ഞ് ശരീരത്തോട് പറയും ഈ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ഇതെല്ലാമാണ് പറയുന്നത് എന്ന് തമാശ പറയുമ്പോൾ ചിരിക്കണമെന്ന് നിങ്ങളോട് ശരീരം പറയും ആ ചൈതന്യം പറയും സീരിയസ് ആയിട്ട് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ശരീരത്തോട് ആ ചൈതന്യം പറയും കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ആത്മചൈതന്യത്തിന് അറിയാം അതുപോലെ തന്നെ കൺമുമ്പിൽ വരുന്ന വ്യക്തിയെ എത്ര കാലം പരിചയമുണ്ട് എന്നുള്ളത് അദ്ദേഹം മുമ്പിൽ വരുമ്പോൾ പേര് വിളിച്ച് ഷെയ്ക്കാൻഡ് കൊടുത്ത് ചിരിച്ച് ആദരിച്ച് നമസ്തേ പറയാനും സാധിക്കുന്നത് ഈ അകത്ത് നിൽക്കുന്ന പ്രയ അകത്ത് നിൽക്കുന്ന ചൈതന്യമാണ് ആ ചൈതന്യം എവിടെ നിന്ന് വന്നു ആദ്യത്തെ ദിവസം അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും തമ്മിൽ ചേർന്ന് വളരാൻ പ്രപഞ്ചത്തിൽ നിന്ന് നിർദ്ദേശം കൊടുത്ത ദിവസം മുതൽക്ക് ശരീരത്തിൽ ആ സന്ദേശമുണ്ട് ആ ഒരുമിച്ച് ചേർന്ന് സൈഗോട്ട് എന്ന് ബയോ ബയോകെമിസ്ട്രിക്കാർ പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഹാളിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിയും അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയാണെന്ന് നോക്കുക ആ വയസ്സിൽ നിന്ന് അത്ര തന്നെ കുറച്ചൊരു പത്ത് മാസവും കൂടി കുറയ്ക്കുക എന്നിട്ട് അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന അവസ്ഥയിലൊന്ന് ചിന്തിക്കുക ആ ഒറ്റ ചെറിയ പുളുങ്കുരുവിനേക്കാൾ ചെറിയ മാംസപിണ്ഡം സ്പ്ലിറ്റ് ചെയ്ത് തലയോടായി കണ്ണായി ചെവിയായി വായയായി മൂക്ക് കയ്യ് കാല് ഓരോന്നും നഖം മുപ്പത്തിരണ്ട് പല്ലതിനകത്ത് ഉണ്ടാകണം ഒരു തെങ്ങില് പൂമ്പൊടി ആ നാളികേരത്തിന്റെ വെള്ളക്കയിൽ വീണ് വികസിച്ച് അതിനകത്ത് മധുരമുള്ള ജലവും ചിരട്ടയും കാമ്പും തൊലിയുമായി മാറാൻ വേണ്ടി തെങ്ങിന് കൊടുത്ത നിർദ്ദേശം ഏതാണോ അതേ നിർദ്ദേശമാണ് ഞാൻ എന്ന വ്യക്തി വികസിക്കാൻ എൻ്റെ ശരീരത്തിനകത്ത് നിറച്ചു വെച്ചു തന്ന ബ്രഹ്മചൈതന്യം രണ്ടും ഒന്ന് തന്നെ അതുകൊണ്ട് ഭാരതീയര് പറഞ്ഞു വേദവ്യാസൻ പറഞ്ഞു ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജഗത്തിലുള്ളത് ശാശ്വതമല്ല ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ ഊർജം എന്ന് പറയുന്നത് അടിസ്ഥാന ഘടകങ്ങളായ എലിമെന്റ്സ് എന്ന് പറയുന്നത് ശാശ്വതമാണ് ഊർജം എന്ന് പറയുന്നത് ശാശ്വതമാണെന്ന് പറഞ്ഞത് ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞന്മാരല്ല ഭാരതത്തിലെ ശ്രീകൃഷ്ണനാണ് നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ സത്ത് എസൻസ് സത്ത് ട്രൂത്ത് സത്ത് എന്ന് പറയുന്നത് ഫാക്ട് ഇത് പ്രപഞ്ചത്തിൽ ശാശ്വതമാണ് ഇല്ലാത്തതുണ്ടാക്കാൻ സാധ്യമല്ല ഉള്ളതില്ലാതെയാക്കാൻ സാധ്യമല്ല ഇതാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ അദ്വൈതം അത് തന്നെയാണ് അത്യന്താധുനിക ഫിസിക്സുകാർ പറഞ്ഞത് energy can neither be created nor be destroyed matter can neither be created nor be destroyed. If one form of energy changes, it will appear in another form. If one form of matter changes, it will appear in another form. Avasanate Satyam. അവസാനത്തെ സത്യം അതൊന്നു Bharatiya Rishi പറഞ്ഞ ഭാരതീയ ഋഷി പരമ്പരയിലെ അത്യുജ്വലമായൊരു Sri Narayana Gurudevan. Adu മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് ഒരു Varsham Venam. ഒരു ബി എസ് സിയോ ബി എയോ പഠിച്ചവന് ആറു മാസം വേണം ഒന്നും പഠിക്കാത്തവന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും അതല്ലെങ്കിൽ കുറേ ആയുസ് മുഴുവനും പ്രവർത്തിച്ചാലും മനസ്സിലാവില്ല പക്ഷേ വസ്തുത ഒന്നാണ് ഈ അദ്വൈത ചിന്താധാര അത്യന്താധുനിക ഫിസിക്സ് എവിടെ നിൽക്കുന്നുവോ കെമിസ്ട്രി എവിടെ നിൽക്കുന്നുവോ അവിടെ തന്നെയാണ് പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നത് അതായിരുന്നു അതാണ് എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇഹലോകവാസം വെടിഞ്ഞ നാരായണ ഗുരുദേവന്റെ ആത്മീയ ചിന്താധാരയുടെ അടിസ്ഥാന ശില അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതും മദ്രാസിലേക്ക് ട്രെയിനിൽ പോകുന്ന വഴിക്ക് ഒരു ബ്രാഹ്മണൻ നാരായണ ഗുരുദേവനോട് ചോദിച്ചു അത്രേ അങ്ങയുടെ പേരെന്താണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നാരായണൻ ജാതിയിൽ എങ്ങനെയാണ് കണ്ടാൽ അറിഞ്ഞുകൂടെ എന്ന് നാരായണ ഗുരുദേവൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു കണ്ടാൽ അറിയുന്നില്ല കണ്ടാൽ അറിയാത്തവന് കേട്ടാൽ എങ്ങനെയാ അറിയുക എത്ര സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ഈ മുമ്പിലിരിക്കുന്ന ആത്മചൈതന്യം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ ഈ ശരീരമാണ് ക്ഷേത്രം ഹേ അർജുന ആ ശരീരത്തിനകത്തെ ബയോസിന്തറ്റിക് പ്രോസസ്സുകൾ മുഴുവനും അഹം സർവസ്യ പ്രഭവ മത്തർവം പ്രവർത്തതി പ്രപഞ്ച ചൈതന്യം ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഒരു ക്ഷേത്രത്തിനകത്ത് ഈശ്വര വിഗ്രഹം പ്രതിഷ്ഠിച്ചത് കൊണ്ട് അത് ക്ഷേത്രമായതുപോലെ എൻ്റെ ശരീരത്തിനകത്ത് ആത്മചൈതന്യം പ്രതിഷ്ഠിച്ചത് കൊണ്ട് ജീവാത്മ ചൈതന്യത്തിൻ്റെ അസ്തിത്വമുള്ളത് കൊണ്ട് എൻ്റെ ശരീരം അത് ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തെ നാരായണൻ എന്ന പേരോടുകൂടി ബ്രാഹ്മണനോട് പറഞ്ഞപ്പോൾ അതിനകത്ത് ജാതി ചോദിച്ചപ്പോൾ നാരായണ ഗുരുദേവന് തുല്യമായ ആ ആൻസർ കൊടുത്ത ചൈതന്യം uncomparable non competitive nobody can compare themselves to that level അത്രയും ലെവലിലേക്ക് നാരായണ ഗുരുദേവൻ കൊടുത്തു അതാണ് ഭാരതത്തിൻ്റെ അദ്വൈത ചൈതന്യത്തിൻ്റെ ഭാഗം ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയാണ് മദ്രാസില് കാഞ്ചീപുരത്തിലേക്ക് പോകുന്ന വഴി താമസിച്ച പതിനഞ്ചോളം ദിവസം കൊണ്ട് പേട്ടില് മദ്രാസ് ഹൈക്കോർട്ടിലെ മൂന്ന് ബ്രാഹ്മണരായ ജഡ്ജിമാരുടെ സംഭാവന കൊണ്ട് ലഭിച്ച സ്ഥലത്ത് അവരുടെ കയ്യിൽ നിന്ന് ഡൊണേഷൻ വാങ്ങിയിട്ട് അദ്വൈതാശ്രമം ഉണ്ടാക്കിയത് നാരായണ ഗുരുദേവൻ ബ്രാഹ്മണർക്കെതിരായിരുന്നില്ല അവര് തന്നെയാണ് കൃഷ്ണയ്യരാണ് അതിൻ്റെ നാരായണ ഗുരുദേവന്റെ സന്നിധിയിൽ നാരായണ ഗുരുദേവന്റെ പേരില് ചിന്താതിരി പേട്ടില് ഇന്നും ആശ്രമം നിലനിൽക്കാൻ കാരണം അദ്ദേഹത്തിന് മദ്രാസിലും കാഞ്ചീപുരത്തിലും മുഴുവനും കൊണ്ടുപോയത് അവർ തന്നെയാണ് അതുപോലെ ആലുവായിൽ അദ്വൈതാശ്രമം ഉണ്ടാകാനും കാരണം അപ്പൊ നാരായണ ഗുരുദേവന്റെ ആശ്രമം നാരായണാശ്രമം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിലിട്ടില്ല ആദിശങ്കരാചാര്യരുടെ തലമുറയിൽ നിന്ന് വന്നുള്ള അദ്വൈതാശ്രമം അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാരതീയ ആത്മീയ സത്യം നാരായണ ഗുരുദേവൻ എത്രത്തോളം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നു എന്നറിയണമെങ്കിൽ അടുത്ത ലെവലിലേക്ക് കൂടി കൊണ്ടുപോകണം നാരായണ ഗുരുദേവന്റെ ആത്മീയ ദർശനത്തില് ഒന്നാമത്തെ ബിന്ദു നാരായണ ദർശനത്തിലെ അദ്വൈത സിദ്ധാന്തം രണ്ടാമത്തേത് നാരായണ ഗുരുദേവൻ ക്ഷേത്രങ്ങൾ തച്ചുടയ്ക്കുകയാണ് ഉണ്ടായത് എന്ന് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തില് ആയിരത്തി ഒരുന്നൂറ് പേര് ഇരിക്കാവുന്ന സദസ്സില് പ്രൊഫസർ മാത്യു തോമസ് എന്ന ചരിത്രകാരൻ പറഞ്ഞു നാരായണ ഗുരുദേവൻ വിഗ്രഹഭഞ്ചകനാണ് തെറ്റ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം നാരായണ ഗുരുദേവൻ വിഗ്രഹത്തെ ഭഞ്ചിച്ചിട്ടില്ല കിടമില്ലാത്ത വിധം പറയാം മണ്ണന്തല ദേവീക്ഷേത്രം സ്ഥാപിക്കുന്നതിനു മുൻപ് അവിടുത്തെ വിഗ്രഹങ്ങൾ എടുത്തു വലിച്ചെറിഞ്ഞു അത് സത്യം എന്തിന് അന്ന് വരെ ആ കല്ലിന് പൂജിച്ചിരുന്ന സമയത്ത് അഭിഷേകം നടത്തിയിരുന്നത് കള്ള് നിവേദിച്ചിരുന്നത് പച്ചയിറച്ചി ഇത് തെറ്റാണ് ഇത് നാരായണ ഗുരുദേവൻ അംഗീകരിച്ചില്ല മുപ്പത്തേഴ് പഴയ ആഗമ സിദ്ധാന്തങ്ങളിലുള്ള ക്ഷേത്രങ്ങളെ നാരായണ ഗുരുദേവൻ മാറ്റി ക്ഷേത്രം തച്ചുടച്ചില്ല ഓരോ ക്ഷേത്രവും നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോകുമെന്ന ചിന്താധാരയുള്ള ഇസത്തിൻ്റെ ആളായിരുന്നില്ല നാരായണ ഗുരുദേവൻ അവിടെ അത് മാറ്റി അവിടെ നല്ല വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു ഏത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു അദ്വൈത സിദ്ധാന്തത്തിന് ആധാരമായ ചിന്താധാര നൽകിയ അതേ നാരായണ ഗുരുദേവൻ ഇരുപത്തഞ്ച് ക്ഷേത്രങ്ങളും അഞ്ചാശ്രമങ്ങളും സ്ഥാപിച്ചപ്പോൾ ഒരു കാര്യം അത്യത്ഭുതകരമായി അദ്ദേഹം പ്രവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവന്നു ഒരു സ്ഥലത്തും ഒരു ഈശ്വരനെ മാത്രം പ്രതിഷ്ഠിച്ചിട്ട് അദ്വൈത സിദ്ധാന്തം കാണിച്ചില്ല മണ്ണന്തലയിൽ ഭഗവതിയെ ചില സ്ഥലത്ത് സുബ്രഹ്മണ്യനെ ചില സ്ഥലത്ത് വിഘ്നേശ്വരനെ ചില സ്ഥലത്ത് ശിവനെ മംഗലാപുരത്ത് തൃപ്പതീശ്വരനെ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ ഓരോരുത്തരെ സ്ഥാപിച്ചു എൻ്റെ അദ്വൈത സിദ്ധാന്തം അവസാനത്തെ ബിന്ദുവാണ് മാർഗത്തിൽ നിങ്ങൾ ഇതെല്ലാം കടന്നു പോകണം ഓരോ വിഗ്രഹം പ്രതിഷ്ഠിച്ചപ്പോഴും അവിടെ പ്രതിഷ്ഠിച്ച് പുറത്തു വന്നില്ല ദേവി സ്തവം എഴുതി മണ്ണന്തല സ്തവം എഴുതി സംസ്കൃതത്തില് ആ ദേവിയെ സ്തുതിച്ച് വാണരുളുവാനുള്ള അത് അവിടെ വെച്ച് എഴുതി കുമാരനാശാനെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ സംഘാടകർക്ക് കൊടുത്തു എവിടെയെങ്കിലും ക്ഷേത്രം സ്ഥാപിക്കാൻ എതിർപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ എതിർപ്പുണ്ടായത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തില് കാരണം അവിടെ ഉള്ളവർ പറഞ്ഞു ഞങ്ങളെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരാണ് ഗ്രാജുവേറ്റ്സ് ആണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതെയാക്കണം ഈ ക്ഷേത്രങ്ങളാണ് ഭാരതത്തിൽ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രം ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു നാരായണ ഗുരുദേവൻ പറഞ്ഞു അതിലർത്ഥമില്ല ക്ഷേത്രം ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് അവിടെ കൂടിയിരുന്നവർ പറഞ്ഞു ഈ ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യില്ല ഏതെങ്കിലും വരികൾ ഞാൻ പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കൈ ഉയർത്താം അതല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ പുറത്തുണ്ട് അവിടേക്ക് അറിയിക്കാം ഞങ്ങൾ ഇതിന് സഹകരിക്കില്ല കാരണം ഞങ്ങൾ മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടിയവരാണ് we cannot cooperate with this one അപ്പോൾ വളരെയധികം ആകാംക്ഷയോടുകൂടി തലശ്ശേരിയിലുണ്ടായിരുന്നവര് ഇവിടെ വന്ന കുമാരനാശാനോടൊപ്പം നാരായണ ഗുരുവിനെ തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയവര് ദുഃഖത്തോടുകൂടി നാരായണ ഗുരുദേവന്റെ അടുത്ത് പറഞ്ഞു സ്വാമികളെ ക്ഷേത്രമുണ്ടാക്കാൻ ഇവിടത്തെ സമ്പന്നരായ തീയര് അനുവദിക്കുന്നില്ല അനുകൂലിക്കുന്നില്ല താല്പര്യമില്ലെന്ന് പറയുന്നു അവർക്ക് എതിർപ്പൊന്നുമില്ല താല്പര്യമില്ല ഉടനെ നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം ഏതായാലും ഇത്രയും സ്ഥലം നമുക്കുണ്ടല്ലോ അതിൻ്റെ മുമ്പില് ഒരു ഭണ്ണാരം വെക്കുക ക്ഷേത്രം ക്ഷേത്രത്തെ കൊള്ളും ഈ വാക്ക് ഇവിടെ കൂടിയിരിക്കുന്നവർ ഓർക്കണം ക്ഷേത്രം ക്ഷേത്രത്തെ കൊള്ളും എന്ന് അദ്ദേഹം പറഞ്ഞു ആ അവിടെ കൂടിയിരുന്നവർക്ക് അർത്ഥം മനസ്സിലായില്ല ക്ഷേത്രം എങ്ങനെയാ ക്ഷേത്രത്തെ ഉണ്ടാക്കണത് ഞാൻ നേരത്തെ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ ഈ ശരീരമാണ് ക്ഷേത്രം നാട്ടുകാർ തന്നെത്താനെ ക്ഷേത്രത്തെ ഉണ്ടാക്കും എന്നിട്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നാൽപ്പത്തെട്ട് മണിക്കൂർ കാത്തിരിക്കാം ആ ഭണ്ണാരത്തിൽ എത്ര കാശ് വീഴുന്നുണ്ടെന്ന് നോക്കാം എന്നിട്ട് ഇവിടെ ക്ഷേത്രം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം അന്നത്തെ കാലത്ത് നിയർലി വൺ സെഞ്ച്വറി ബാക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപ കൃത്യം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഭണ്ണാരത്തിൽ വീണു ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് നടുക്ക് അൻപത്താറ് ഇപ്പുറത്തേഴ് ഇപ്പുറത്തെട്ട് സംഖ്യ ഓർത്തിരിക്കണം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നാരായണ ഗുരുദേവൻ മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർക്ക് ക്ഷേത്രം വേണം ഉണ്ടാക്കാം ബാക്കിയുള്ളത് പിന്നെയാകട്ടെ അങ്ങനെ ജഗന്നാഥ ക്ഷേത്രം ഉണ്ടാക്കി നാരായണ ഗുരുദേവൻ ക്ഷേത്രത്തെ വഞ്ചിച്ചിട്ടില്ല തച്ചുടച്ചിട്ടില്ല സൃഷ്ടിച്ചിട്ടേ ഉള്ളൂ വിഘ്നേശ്വര ക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും സ്ഥാപിച്ചു പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അതിൻ്റെ സുബ്രഹ്മണ്യ സ്തവം വിഘ്നേശ്വര സ്തവം ദേവീ സ്തവം ശിവസ്തോത്രവും ശിവസ്തവവും എഴുതി അതുപോലെ അരുവിപ്പുറത്ത് ഒരു കല്ലെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ച സമയത്ത് ഞാൻ അവിടെ ഇടയ്ക്ക് പോകാറുണ്ട് അവിടെ പോകുമ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന പൂണൂല് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് തൃശൂർ പൂരത്തിന്റെ ദിവസം മടിയിലിരുത്തി എന്റെ കഴുത്തില് യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേയ സഹജം പുരസ്താദ് ആയുഷ്യമുഗ്രം പ്രതിമഞ്ച ശുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജ ആ യജ്ഞോപവീതം ഞാൻ കഴുത്തിലിട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് അക്ഷരങ്ങളുള്ള ഋഗ്വേദം പഠിക്കാൻ ജഗതീശ്വര ഉണ്ടായതിന് തത്തുല്യമായ ഒരു അനുഭവമാണ് ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ശിവവിഗ്രഹം കണ്ട മഹത്വമല്ല ആ വിഗ്രഹം അങ്ങയുടെ കയ്യ് സ്പർശിച്ചതാണല്ലോ എന്ന സന്തോഷം എവിടെ നാരായണ ഗുരുദേവൻ ക്ഷേത്രത്തിനെതിരെ നിന്നു അതുപോലെ ശാരദാമഠം സ്ഥാപിച്ചില്ലേ അവിടെ ശാരദയുടെ പ്രതിഷ്ഠ സ്ഥാപിച്ചില്ലേ കർക്കിടക മാസത്തിലെ കറുത്തവാവിൻ്റെ അന്ന് പിതൃകർമ്മത്തിന് വരുന്നവരെ വിളിച്ചുകൂട്ടിയിട്ട് പിതൃകർമ്മം നടത്താനുള്ള ഒരു സ്ഥലവും കൂടി ആയിരിക്കണം എന്ന് പറഞ്ഞ് ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ നാരായണ ഗുരുദേവൻ ഒരിക്കലും ക്ഷേത്രത്തിനെതിരായിരുന്നില്ല കർമ്മമാർഗത്തിൽ ധർമ്മമാർഗത്തിലുള്ള പന്ഥാവിലേക്കുള്ള പ്രയാണത്തിൽ ക്ഷേത്രം അത്യാവശ്യമാണ് എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത കുറെ കൂടി കഴിഞ്ഞപ്പോൾ നാരായണ ഗുരുദേവന് തോന്നി ഒരു സ്ഥലത്ത് ചെന്നു മുരുക്കുംപുഴ അവിടെ ചെന്നപ്പോൾ അതുപോലെ പല സ്ഥലത്തും അവിടെ ചെന്നപ്പോൾ രണ്ടു പേര് തമ്മിൽ വഴക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെയും നമ്മളുടെയും ഇടയിലുള്ള വഴക്ക് ശങ്കരാചാര്യർ മുതൽക്ക് തുടങ്ങിയതാ അഭിപ്രായ വ്യത്യാസം ഒരാൾ അർദ്ധനാരീശ്വരനെ പ്രതിഷ്ഠിക്കണം മറ്റൊരാള് വിഘ്നേശ്വരനെ പ്രതിഷ്ഠിക്കണം മറ്റൊരാൾ വേറൊരാളെ പ്രതിഷ്ഠിക്കണം അദ്ദേഹം എല്ലാം ശാന്തമായി കേട്ടുകൊണ്ടിരുന്നു എല്ലാം തൊഴുതുകൊണ്ട് കേട്ടിരുന്ന അവസാനം പറഞ്ഞു ഒരു വിളക്ക് കൊണ്ടുവരിക നമുക്ക് വിളക്ക് പ്രതിഷ്ഠിച്ചാൽ മതി നമസ്തേ അഗ്നേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതോ തദ്വക്താരമവതോ അവതു വക്താരം എന്ന് പറഞ്ഞ് ഹേ അഗ്നെ നീയാണ് പ്രത്യക്ഷമായ ദൈവം സൂര്യനിൽ ആറ് മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തുന്ന അതേ അഗ്നിയാണ് എൻ്റെ ശരീരത്തെ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡിൽ നിലനിർത്തുന്നത് ആ അഗ്നി വിളക്കിലൂടെ മുമ്പോട്ട് വന്ന് ഇവിടെ കത്തിച്ചു വെച്ചപ്പോൾ ആ അഗ്നിക്കകത്ത് നടക്കുന്ന ബയോ കെമിസ്ട്രി നോക്കിയാൽ സാക്ഷാത് ഈശ്വരനാണ് എന്ന് മനസ്സിലാകും അവിടെ അത് കത്തിച്ച് പ്രതിഷ്ഠിച്ച് പുറത്തേക്ക് വന്നപ്പോൾ അക്കാനലാധിപതിയൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ ആനന്ദ ആനന്ദബിന്ദു ഹരി നാരായണ എന്ന് പറഞ്ഞപ്പോൾ നാരായണ ഗുരുദേവന്റെ വായിൽ നിന്ന് വന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കണം അർക്കൻ അനലൻ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് സൂര്യനിൽ തരുന്ന ആ ജ്യോതിഷ് ഈ വിളക്കിൽ കത്തുന്ന ആ ജ്യോതിഷ് അതാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് സത്യം ധർമ്മം നീതി ന്യായം ശ്രീകോവിലിനകത്ത് എഴുതി വെക്കാൻ ചങ്കൂറ്റം കാണിച്ച വൈദിക പണ്ഡിതനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ സത്യവും ധർമ്മവും നീതിയും ന്യായവും നമ്മളിൽ എത്ര പേരുടെ മനസ്സിൽ ഇന്നുണ്ട് എന്നുള്ളത് നാരായണ ഗുരുദേവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് അകക്കണ്ണിലേക്ക് നോക്കുക where we stand where we stood where we will have to stand and where we will have to move ഇതൊന്ന് അവനവനിലേക്ക് നോക്കുക അതുപോലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർബന്ധമായിട്ടും അത് ഒരു കാരണവശാലും അർദ്ധനാരീശ്വരനെ അല്ലാതെ പ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല പ്രതിഷ്ഠിച്ചാൽ മറ്റാരെങ്കിലും പ്രതിഷ്ഠിച്ചാൽ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യും നാരായണ ഗുരുദേവൻ ആറ് മണിക്കൂർ ഓരോരുത്തരോട് സംസാരിച്ചു എനിക്ക് തോന്നിയിട്ടുള്ളത് ശങ്കരാചാര്യർക്കും മാധ്വാചാര്യർക്കും ആര്യഭട്ടനും ലാഘതനും ബുദ്ധനും ജൈനനും ഒന്നും അഭിമുഖീകരിക്കേണ്ടി വരാത്ത ഒരു മഹത്തായ അനുഭവം ഈ കേരളത്തിൽ നിന്ന് നാരായണ ഗുരുദേവൻ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുമുണ്ട് കാരണം ലോകത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റെക്കഗ്നൈസ്ഡും അൺറെക്കഗ്നൈസ്ഡുമായിട്ടുള്ള രാജ്യങ്ങളുണ്ട് ഒരു രാജ്യവും കോടാലി എറിഞ്ഞുണ്ടാക്കിയിട്ടില്ല പരശുരാമൻ നോക്കിയപ്പോൾ കോടാലി എറിയാൻ പറ്റിയ ഒരു സ്ഥലം കേരളം മാത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ പരശുരാമൻ തന്നെ സെലക്ട് ചെയ്തത് പർട്ടിക്കുലർ സാധനമാണ് അപ്പൊ നാരായണ ഗുരുദേവൻ അത്രയും അധികം ആറ് മണിക്കൂർ മുഴുവനും കേട്ടുകൊണ്ടിരുന്ന് അവസാനം അടുത്തുള്ളവനോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യ ഒരു കണ്ണാടി കൊണ്ടുവരിക ആ കണ്ണാടി കൊണ്ടുവന്ന് അതിനകത്ത് കയ്യിൽ കിട്ടിയ ചന്ദനത്തിൽ ഓംകാരം എഴുതി ഓം എന്ന് എഴുതി പ്രതിഷ്ഠിച്ചു സത്യത്തില് നാരായണ ഗുരുദേവൻ നടത്തിയത് കണ്ണാടി പ്രതിഷ്ഠയല്ല നാരായണ ഗുരുദേവൻ നടത്തിയത് വഴക്കിട്ടവരുടെ പ്രതിഷ്ഠ പ്രതിഷ്ഠയാണ് കാരണം ആ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനവന്റെ വികൃതമായ മുഖം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മചൈതന്യത്തിന്റെ ഭാഗമാണ് തത്വം അസി നീയും അതേ ചൈതന്യത്തിന്റെ ഭാഗമാണ് അയം ആത്മാ ബ്രഹ്മ ഈ ആത്മചൈതന്യമാണ് ബ്രഹ്മചൈതന്യം സർവേ വയമതപരം എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മൂന്നെണ്ണം മഹാവാക്യ ഉപനിഷത്തിലെ വരികളാണ് നാലാമത് ഞാൻ സർവേ വയമതപ്പരം എന്ന് പറഞ്ഞത് ഭഗവത്ഗീതയിലെ വരി ആ നമ്മൾ വികൃതമായി തമ്മിലടിച്ചിരിക്കുമ്പോൾ നമ്മളുടെ തലയിൽ ഉദിക്കുന്ന ഡിസ്ട്രക്റ്റീവ് കെമിക്കൽസ് തലയ്ക്കകത്തുണ്ടാകുന്ന നെഗറ്റീവ് കെമിക്കൽസ് മനസ്സിനകത്തുണ്ടാകുന്ന അഡ്രിനാലിനും കോർട്ടിക്കോസ്റ്റിറോണും ഇജക്റ്റ് ചെയ്ത് ശരീരം വറങ്ങലിക്കുമ്പോൾ മുഖത്ത് കാണുന്ന ചൈതന്യ രാഹിത്യം കാണാൻ ഏറ്റവും നല്ല അവസരം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയാണ് നാരായണ ഗുരുദേവൻ ചിന്തിച്ച് പ്രതിഷ്ഠിച്ചതാണ് കണ്ണാടി ആ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ശരീരത്തിനകത്തെ മനസ്സിലെ മുഖത്തെ ബയോളജിയിലെ ബയോ കെമിസ്ട്രിയിലെ ഫിസിയോളജിയിലെ സൈക്കോളജിയിലെ നെഗറ്റീവുകൾ അറിയാൻ അവസരം കിട്ടണം ഒരു വിരൽ മറ്റൊരാളെ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ അവനവനിലേക്ക് തന്നെ ചൂണ്ടുന്നുണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ മൂന്ന് വിരൽ അവനവന് തന്നെയാണ് എന്നൊന്ന് ചിന്തിക്കുക അങ്ങനെയാണ് നാരായണ ഗുരുദേവൻ വിളക്ക് കണ്ണാടി ഒന്നുമില്ലാത്ത അവസ്ഥ മരം അല്ലെങ്കിൽ പലതും പ്രതിഷ്ഠിച്ചത് അവനവനെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതാണ് നാരായണ ഗുരുദേവന്റെ ബ്രഹ്മസങ്കല്പത്തിൽ നിന്ന് ക്ഷേത്രസങ്കല്പത്തിലേക്കുള്ള ആത്മീയത മൂന്നാമത്തേത് നാരായണ ഗുരുദേവന്റെ ആചാര സന്ദേശം നാരായണ ഗുരുദേവൻ ഹിന്ദു ധർമ്മത്തിന് അല്പം പോലും മാറി നിന്ന് സംസാരിച്ചിട്ടില്ല ആ വർക്കലയിൽ ശാരദാ മഠം സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്നവർക്ക് കാണാൻ സാധിച്ചത് അതിഗംഭീരമായ താലപ്പൊലി പഞ്ചവാദ്യങ്ങൾ ഇടയ്ക്ക അതും ഇത് മുഴുവനും വാദ്യഘോഷങ്ങൾ കൊടിതോരണങ്ങൾ വർക്കല അന്ന് അത്യുജ്വലമായ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു പലരും ചെന്ന് നാരായണ ഗുരുദേവനോട് ചോദിച്ചു അത്രേ ഇത്രയും ആഡംബരങ്ങൾ ആവശ്യമുണ്ടോ ഉടനെ അദ്ദേഹം പറഞ്ഞു ഇവയെല്ലാം മനുഷ്യനെ ഏകോപിപ്പിക്കുമെങ്കിൽ അത് ആവശ്യമാണ് ഇത്രയും ഉജ്ജ്വലമായ ഉപനിഷത്ത് വരിയാണ് അദ്ദേഹം പറഞ്ഞത് ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച് ആവാശിച്ച് വിളക്ക് കൊളുത്തി അവിടെ മുഴുവനും കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി കിട്ടൻ വൈദ്യരുമായി സംസാരിച്ചു സംസാരിച്ച വരി ഞാൻ അതേപോലെ നിങ്ങളോട് പറയാം എന്തെല്ലാമാണ് വേണ്ടത് വർക്കലയിലേക്ക് ശിവഗിരി തീർത്ഥാടനത്തിനൊക്കെ വരുമ്പോൾ വേണ്ടത് സ്വാമികളെ എന്ന് കിട്ടൻ വൈദ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതികഠിനമായ വ്രതങ്ങളൊന്നും സാധ്യമല്ല കാരണം അതൊന്നും ആധുനിക ലോകത്തിൽ പറ്റില്ല പിന്നെന്താ വേണ്ടേ പത്ത് ദിവസത്തെ വ്രതം മതി ശരി എന്തായിരിക്കണം വസ്ത്രധാരണം നാരായണ ഗുരുദേവന്റെ വരികളെ കൊട്ടേഷനിൽ ഞാൻ പറയുന്നു ഗൃഹസ്ഥന് വെളുത്ത വസ്ത്രം കരിമ്പടവും കറുത്ത വസ്ത്രവും ശബരിമലയിലേക്ക് പോകുന്നവർക്ക് സന്യാസിക്ക് വസ്ത്രം ഇവിടേക്ക് വരുന്നവർക്ക് ശ്രീകൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള പീതാംബരം മഞ്ഞ വസ്ത്രം ആയിക്കോട്ടെ എന്താ വൈദ്യരെ പോരെ നന്നായി സ്വാമികൾ അതാണ് വേണ്ടത് പിന്നെന്തൊക്കെയാ വേണ്ടത് ശ്രീബുദ്ധൻ്റെ പഞ്ചശുദ്ധി വേണം ശ്രീബുദ്ധൻ്റെ പഞ്ചശുദ്ധി വേണം എന്ന് പറഞ്ഞപ്പോൾ എന്താ അർത്ഥം മനസ്സിലായോ വൈദ്യർക്ക് ശരിക്കും ഞാൻ അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നാരായണ ഗുരുവിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കുമോ എന്ന് അനുഭൂതിയുടെ ലെവലിലേക്ക് പഞ്ചശുദ്ധി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന് കിട്ടൻ വൈദ്യര് തിരിച്ചു പറഞ്ഞപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല വൈദ്യര് ആർക്കും അറിഞ്ഞുകൂടാ ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞ് കുറച്ച് പേര് നടക്കല്ലേ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പൊ ഒന്ന് പറഞ്ഞു തരണം ആ അതാണ് ശരീരശുദ്ധി ശരീരശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി ചിന്താശുദ്ധി ആഹാരശുദ്ധി സോറി ആഹാരശുദ്ധി ശരീരശുദ്ധി ഭാരതത്തിൻ്റെ ആചാരങ്ങൾ മുഴുവനും ശരീരശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വടക്കോട്ട് തലവെച്ച് കിടക്കരുത് മാഗ്നറ്റിക് മെറിഡിയനും ഹീമോഗ്ലോബിനിലുള്ള ഇരുമ്പ് മലൈൻ ചെയ്ത് തലയ്ക്കകത്ത് പ്രശ്നമുണ്ടാകും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം അത് കഴിഞ്ഞ് ഉടനെ കുളിക്കണം രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫി കുടിക്കരുത് കുളി കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥനയ്ക്കിരിക്കണം ശരീരശുദ്ധിയുടെ ഭാഗം മനഃശുദ്ധി ഉണ്ടാകണം പ്രാർത്ഥിക്കണം മെഡിറ്റേഷൻ ചെയ്യണം ആചാര വിചാരങ്ങളിൽ ധാർമ്മിക ബോധമുണ്ടാകണം സത്യം ധർമ്മം നീതി ന്യായം അഹിംസ ഇവ മനസ്സിനെ എന്നും നേർവഴിക്ക് നയിക്കണം ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലത്ത് നിന്ന് മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ തെക്കില് വീണ്ടും ആഹ്വാനം ചെയ്യാൻ രണ്ടായിരത്തി മുന്നൂറ്റൻപത് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവരാൻ സാധിച്ച ആ നാരായണ ഗുരുദേവൻ മനഃശുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഞാൻ ഉൾപ്പെടെ എത്ര പേർക്കുണ്ട് എന്ന് സൗകര്യം കിട്ടുമ്പോൾ വൈകുന്നേരം രാത്രിയിൽ ഊണ് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഞായറാഴ്ച വൈകുന്നേരം ടെറസിൻ്റെ മുകളിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് ശരീരശുദ്ധി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ആരെങ്കിലും വരില്ല അവൻ നാറെന്ന് പറഞ്ഞു പോകും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശരീരശുദ്ധി കുറേ ഉണ്ട് മനഃശുദ്ധി അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാംഗതോപി വാ യസ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യ ആഭ്യന്തര ശുചി പുറത്തും അകത്തും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്ന രീതിയിൽ മനഃശുദ്ധി ഉണ്ടോ എന്ന് ചിന്തിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും നമ്മളിൽ ആ ചിന്തകൾ ഉണ്ടാകണം വാക്ശുദ്ധി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മാതൃഭൂമിയും മനോരമയും ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും അതുപോലെ ദേശാഭിമാനിയും കേരള കൗമുദിയും എല്ലാം ഇതേ വാക്കുകൾ നേരെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ് വേദനിക്കുന്ന വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ കാര്യം ഓർമ്മിക്കുക ഒരു മണിക്കൂർ കുളത്തിൽ നീന്താൻ മൂവായിരത്തി ഇരുന്നൂറ് കലോറി ഹീറ്റ് ശരീരത്തിന് വേണം ഒരു മണിക്കൂർ സംസാരിക്കാൻ മൂവായിരത്തി മുന്നൂറ് കലോറി ഹീറ്റ് വേണം ആ സംസാരിക്കുന്നത് നെഗറ്റീവാണെങ്കിൽ വിപരീതമാണെങ്കിൽ നാലായിരത്തി അറുന്നൂറ് കലോറി ഹീറ്റ് വേണം ഒരു മണിക്കൂർ സംസാരിക്കാൻ ആ എനർജി ഈ ശരീരത്തിനകത്ത് നിന്ന് വേസ്റ്റ് ആക്കണോ വൃഥാ കളയണോ എന്ന് ചിന്തിച്ച് വാക്ശുദ്ധിയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചാൽ നാരായണ ഗുരുദേവന്റെ സമാധിയും ജനനദിനവും ആഘോഷിക്കുന്നത് അതിനു വേണ്ടിയാണ് ചിത്തശുദ്ധി എന്ന് ഉപനിഷത്തുക്കൾ പറയുന്നത് തന്നെ മനഃശുദ്ധി വാക്ശുദ്ധി ശരീരശുദ്ധി കർമ്മശുദ്ധി ചെയ്യുന്ന പ്രവർത്തനത്തിൽ എത്രത്തോളം ധാർമ്മിക ബോധമുണ്ടോ അതാണ് കർമ്മശുദ്ധി ആ കർമ്മത്തിന് നെഗറ്റീവായിട്ടുള്ള ലക്ഷ്യമുണ്ടാകരുത് അതുപോലെ ആഹാരശുദ്ധി ഒരു ജീവനുള്ള പശുവിനെ ആടിനെ ഒന്നര മണിക്കൂർ കൊണ്ട് കയ്യിൽ കത്തി പിടിച്ച് ഒന്നേകാൽ അടി നീളമുള്ള കഴുത്തിലൂടെ അറത്ത് അപ്പുറത്തേക്ക് എത്തുമ്പോൾ അത് കൈകാലിട്ടടിച്ച് നാക്ക് പുറത്തേക്ക് തള്ളി കണ്ണ് പുറത്തേക്ക് തള്ളി വേദനിച്ച് പെടഞ്ഞ അവസാനം ശാന്തമാകാൻ എടുക്കുന്ന രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വെള്ളരിക്ക നുറുക്കുന്ന മാതിരി തലങ്ങും വിലങ്ങും മുറിച്ച് ആ ഇറച്ചിയാണ് ഉപ്പും മുളകും അതുപോലെ തന്നെ സ്പൈസസും ഇട്ട് എണ്ണയിൽ വറുത്ത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറഞ്ഞ പ്ലേറ്റിൽ വെച്ച് പ്രാർത്ഥനയോടുകൂടി കഴിക്കുകയാണെങ്കിൽ ശവത്തിന്റെ ഭാഗമാണത് അന്നം ബ്രഹ്മേതി വിജാനാത് അന്നം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആഹാരശുദ്ധി നാരായണ ഗുരുദേവൻ ഉദ്ദേശിച്ചത് പ്യുവർ വെജിറ്റേറിയൻ വെള്ളം അടിക്കുക എന്നുദ്ദേശിച്ചതും വെറും കിണറ്റിലെ വെള്ളം മാത്രമാണ് മറ്റൊന്നും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം കൊടുത്ത ഉപദേശം ഏതാണ് എന്ന് മൂന്ന് വാക്കിലൂടെ നിങ്ങൾക്കറിയാവുന്നത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ചെത്തരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന് പറയുമ്പോൾ സന്ദേശം ഏതാണ്ട് യുറേക്ക എന്ന് പറഞ്ഞ് ആ സ്വർണമോതിരത്തിന്റെ സ്വർണത്തിന്റെ അളവ് കാണാൻ വേണ്ടി ആർക്കമെഡീസ് പറഞ്ഞു പോയ വരിയില് വിനി വിടി വിസി എന്ന് പറയാറുണ്ട് വന്നു കണ്ടു കീഴടക്കി മൂന്ന് വാക്ക് നെപ്പോളിയനെ കുറിച്ചും പറയാറുണ്ട് വിനി വിടി വിശി വന്നു കണ്ടു കീഴടക്കി നാരായണ ഗുരുദേവന്റെ മൂന്ന് വാക്കുകളാണത് തന്നെത്താനെ മൂന്ന് വിരല് അവനവനെ ചൂണ്ടുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക പഞ്ചശുദ്ധി എന്ന വാക്കില് നാരായണ ഗുരുദേവൻ എട്ട് ഉപനിഷത്തുക്കളിലെ അർത്ഥശങ്കിടമില്ലാത്ത വിധത്തിലുള്ള ഡിക്ലറേഷൻ നാരായണ ഗുരുദേവൻ തന്നു മാത്രമല്ല നാരായണ ഗുരുദേവൻ അവിടേക്ക് വരുന്നവരെങ്ങനെ വരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സാധിക്കുമെങ്കിൽ ചെരിപ്പൊഴിവാക്ക ഒറ്റമുണ്ട് സിമ്പിൾ യഥാർത്ഥത്തിൽ മാത്യൂസിനോട് മാത്യൂസിന്റെ ചാപ്റ്റർ ബൈബിളില് യേശുദേവൻ പറയുന്നുണ്ട് പതിമൂന്ന് വരികളിൽ മാത്യൂസ് എന്ന അധ്യായം നോക്കിയാൽ മതി നീ അടുത്ത ഗ്രാമത്തിലേക്ക് എൻ്റെ സന്ദേശവും കൊണ്ടുപോവുക ഒന്നാമത്തെ വരി രണ്ടാമത്തേത് നിന്റെ കയ്യിൽ ചെമ്പു നാണയങ്ങളിടാൻ ഒരു സഞ്ചി ഉണ്ടാകരുത് നിന്റെ രണ്ടാമത് മൂന്നാമത്തേത് നിന്റെ കാലിൽ ചെരിപ്പുണ്ടാകരുത് നിനക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുപോകാൻ ഒരു ഒരു ബോട്ടിൽ കയ്യിൽ ഉണ്ടാകരുത് ഒരു നിനക്ക് നിനക്കുണ്ടാകരുത് ഇതൊന്നും നിനക്ക് പാടില്ല സിംപ്ലസ്റ്റ് വേ നീ ഓരോ ഗ്രാമത്തിലും ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ ഗ്രാമമുഖ്യനെ കാണുക കണ്ട് ഈ യഹോവയുടെയും എൻ്റെയും സന്ദേശം അറിയിക്കുക അവൻ സ്വീകരിച്ചാൽ നിനക്ക് സ്വർഗരാജ്യം അവൻ സ്വീകരിച്ചില്ലെങ്കിൽ നിന്റെ പാപം മുഴുവനും പോയി രണ്ടായാലും പ്രോഫിറ്റാ എത്ര സിമ്പിൾ ഇതാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെ നൂറ് കിലോ സുഖം അനുഭവിക്കാൻ അവകാശമുണ്ട് നൂറ് കിലോ ദുഃഖവും അനുഭവിക്കാൻ അവകാശമുണ്ട് ആ ദുഃഖം നേരത്തെ നേരത്തെ നേരത്തെ അനുഭവിച്ചു തീർത്താൽ അവശേഷിക്കുന്നത് സുഖം മാത്രം അതുകൊണ്ട് വർക്കലയ്ക്ക് പോകുന്ന സമയത്ത് കാലിന് ചെരുപ്പില്ലാതെ ചുട്ടുപടുത്ത റോട്ടിലൂടെ കല്ല് കാലിന് മെത്തയായി നടക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ട നൂറ് കിലോ ദുഃഖം അറിഞ്ഞനുഭവിച്ച് തീർക്കുകയാണ് it is getting reduced by one kilogram one kilogram one kilogram ഈ നാഷണൽ ഹൈവേയിലെ ശബരിമല അയ്യപ്പ ക്ഷേത്രം പോലെ ഇല്ലാത്തത് കൊണ്ടാണോ ശബരിമലയ്ക്ക് കെട്ടും കെട്ടിപ്പോകുന്നത് ഇവിടത്തെ ക്ഷേത്രത്തിൽ പോയാൽ പോരെ രണ്ടുമുണ്ടാക്കിയത് ഒരേ ശില്പി രണ്ടുമുണ്ടാക്കിയത് കല്ലുകൊണ്ട് രണ്ടിൻ്റെയും ആവരണം സ്വർണം കൊണ്ട് പിന്നെന്തിനാ ശബരിമലയ്ക്ക് പോകുന്നത് അറിഞ്ഞുകൊണ്ട് കരിമലയും നീലിമലയും കടക്കുമ്പോൾ അനുഭവിച്ചു തീർക്കാനുള്ള നൂറ് കിലോ ദുഃഖത്തിൻ്റെ കിലോഗ്രാം കണക്കിന് അനുഭവിച്ചു തീർത്ത് റെഡ്യൂസ് ചെയ്യുകയാണ് കടം വാങ്ങിച്ചത് കൊടുത്തു തീർക്കുന്നത് പോലെ പതിനായിരം രൂപ കടമുണ്ടെങ്കിൽ നൂറ് രൂപ വെച്ച് കൊടുത്തു കൊടുത്ത അവസാനം ഇനി കടം കൊടുക്കാൻ ഒന്നുമില്ല അല്ലെങ്കിൽ ആരുടെ അടുത്തും ലയബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് പോലെ വിറകിന്റെ മുകളിൽ കിടക്കുന്ന ഒരു ദിവസം ഉണ്ടാകും ഞാനും നിങ്ങളിൽ എല്ലാവരും എന്നാ എന്നുള്ളത് അറിഞ്ഞുകൂടാ ചിലപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തീർന്നു എന്ന് വരും ചിലപ്പോൾ കുറേ കാലവും കൂടി ജീവിച്ചു എന്ന് വരും എട്ടാം ഭാവത്തിൽ ഉണ്ടെങ്കിൽ കിടക്കയിൽ കുറേ കാലം കിടക്കും സുഖമായിട്ട് ഒരു വിഷമവും ഇപ്പൊ ഒന്നും ചാവുകയില്ല മരിക്കുകയില്ല രണ്ടും ഇല്ല അവിടെ തന്നെ ഉണ്ടാവും അപ്പൊ ആ സമയത്ത് ഒന്ന് നോക്കുക ഈ നൂറ് കിലോ ദുഃഖം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തീർത്തിട്ടുണ്ടോ ഇല്ല അപ്പൊ എവിടെ വെച്ച് തീർക്കും കട്ടില് വെച്ച് തീർക്കും അതുകൊണ്ട് അനുഭവിച്ച് തീർക്കാം അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ തെർമോ ഡൈനാമിക്സ് ആണത് ഫിസിക്സിന്റെ തെർമോ ഡൈനാമിക്സ് കാലിന് ചെരുപ്പില്ലാതെ സിമ്പിളായിട്ട് വരണം അവിടെ വരുമ്പോൾ അനുഭവിക്കുന്ന ത്യാഗം മനസ്സിന്റെ ശുദ്ധി ഇതെല്ലാം ശാരീരികവും മാനസികവുമായ സംതൃപ്തി തരുന്നത് അനുഭവിച്ച് തീർക്കേണ്ട ദുഃഖം അനുഭവിച്ച് തീർക്കുമ്പോഴാണ് അത് അവിടെ വരണം ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഏതാണോ അത് ക്ഷേത്രം അതേ ശാരീരികവും മാനസികവുമായ ഡിസ്ട്രക്ഷനിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ക്ഷേത്രമായതുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ മുമ്പില് കത്തുന്ന വിളക്കിന്റെ മുമ്പില് നിറമുള്ള പുഷ്പത്തിന്റെ മുമ്പില് പ്രഭാമണ്ഡപത്തിന്റെ മുമ്പില് നമ്മളുടെ കണ്ണുകള് ശരീരത്തെ സ്വീകരിക്കാൻ പാകത്തിന് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും തരുന്നു മന്ത്രധ്വനിയും ശംഖും ഇടക്കയും താളവും സംഗീതവും എല്ലാം തന്നെ ചെവിക്ക് സൗണ്ട് എനർജി തരുന്നു അതുപോലെ തന്നെ ഭസ്മവും കളവവും ചന്ദനവും സ്കിന്നിന് കെമിക്കൽ എനർജി തരുന്നു ആ പുഷ്പങ്ങളുടെ സുഗന്ധവും തുളസിയുടെ സുഗന്ധവും ചന്ദനത്തിരിയുടെ സുഗന്ധവും മൂക്കിന് കെമിക്കൽ എനർജി തരുന്നു ഇത്രയും അല്ലാതെ എന്താ ക്ഷേത്രത്തിൽ നടക്കുക പ്രാർത്ഥന കൂടിയാകുമ്പോൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളായ കണ്ണ് ചെവി മൂക്ക് തൃമധുരവും പായസവും നിവേദ്യവും ചേർത്ത് നാക്കിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നാക്ക് ത്വക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ ആക്ടിവേഷനാണ് നടക്കുന്നത് എന്ന് അത്യന്താധുനിക ശാസ്ത്രം അടിവരയിട്ട് വാഷിങ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാര് പറഞ്ഞത് അവർ ഇന്ന് പറയുന്നതിനേക്കാൾ നൂറു വർഷങ്ങൾക്ക് മുമ്പ് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ who is the first doctor അമേരിക്കക്കാരല്ല ഈ കേരളത്തിൽ ജനിച്ച നാരായണ ഗുരുദേവനാണ് ആദി വിഷ്ണുവിനെ പോലെ യഥാർത്ഥത്തിൽ ആദി വൈദ്യനായി വന്നത് ദൈവ്യോ വിഷക് അശീകം സർവാൻ സർവാ ആശ്ച യാതു ധാന്യ അപ്സു മേ സോമോ അബ്രവീതന്തർവിശ്വാനി ഭേഷജാ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജി ആപപ്രണീത ഭേഷജം വരൂധം തൻവേ ഏമമാജോക്ത സൂര്യം ദൃശേ ലോകത്തിൽ ആദിയായ വൈദ്യൻ മഹാദേവനാണ് ശ്രീരുദ്രനാണ് ആദിയായ ഔഷധം ജലമാണ് യൂണിവേഴ്സൽ മെഡിസിൻ ഈസ് വാട്ടർ universal doctor is Maharudra and universal implementation point is Sreenarayana ഗുരുദേവൻ അവിടെയാണ് ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് ഇത്രയും ഉജ്ജ്വലമായ ചൈതന്യം മുമ്പിലിരിക്കുമ്പോൾ നാം ചർച്ച ചെയ്യുന്നത് എന്താ കോലം കത്തിക്കുക ഒപ്പിട്ടത് എപ്പോഴാണെന്ന് ചോദിക്കുക ആരിടിച്ചു എന്ന് ചോദിക്കുക ഇതെല്ലാം ചിന്തിക്കേണ്ട സമയമാണോ ഇത്രയും ഉജ്ജ്വലമായ ചൈതന്യങ്ങൾ നിരത്തി വെച്ച് പഠിക്കാനുള്ളപ്പോൾ അതെല്ലാം അല്ലേ ഒന്ന് ആലോചിക്കേണ്ടത് അതെല്ലാം അല്ലേ ഒന്ന് ചിന്തിക്കേണ്ടത് ആ വർക്കലയിലെ ഓരോ ആചാരങ്ങളും പറയുമ്പോൾ ഭാരതീയ ആചാരങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ മാത്രമാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ധാരാളം പേർക്ക് ഇപ്പൊ ഇവിടെ വരണമെന്നുണ്ട് അപ്പൊ ഈ വഴിപാട് സംഖ്യ എന്താ ചെയ്യ അടുത്ത ഒരു ക്ഷേത്രം പണിയാൻ ഉപയോഗിച്ചോട്ടെ എന്ന് കൂട്ടത്തിലുള്ളവർ ചോദിച്ചപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞു വേണ്ട ഒരു കാര്യം ചെയ്യണം ഈ തലശ്ശേരിക്കടുത്ത് കൊട്ടിയൂർ അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് ഇളനീരും കൊണ്ടുപോകുന്നവർക്ക് ഇളനീര് വാങ്ങിക്കാൻ ഈ അമ്പലത്തിൽ സംവിധാനം ഉണ്ടാക്കണം ഒരു ഇളനീര് ഇരുപത്തഞ്ച് പൈസയ്ക്ക് വിൽക്കണം അന്നത്തെ കാലത്താണ് ഇരുപത്തഞ്ച് പൈസയ്ക്ക് വിറ്റതിന് ശേഷം പതിനഞ്ച് പൈസ ഈ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്ക് വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കണം പത്ത് പൈസ ക്ഷേത്രകാര്യങ്ങൾക്ക് ചെലവഴിക്കണം അങ്ങനെ ഇരുപത്തഞ്ച് പൈസയെ ഡിവൈഡ് ചെയ്തു നാരായണ ഗുരുദേവൻ അദ്വൈത താരകവും പുസ്തകങ്ങളും സ്തവങ്ങളും സന്ദേശങ്ങളും ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും എഴുതിയപ്പോൾ ഇരുപത്തഞ്ച് പൈസ എങ്ങനെ ചെലവഴിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് അത്രയും അഗാധ തലങ്ങളിലേക്ക് പോകാൻ അവസരം കണ്ടെത്തിയ വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെയാണ് നാരായണ ഗുരുദേവന്റെ ജന്മത്തിന്റെ മഹത്വം ബ്രഹ്മസങ്കല്പം ക്ഷേത്രസങ്കല്പം അതുപോലെ വ്രതങ്ങള് ആചാരങ്ങൾ ഓരോ ആചാരത്തിനും നാരായണ ഗുരുദേവൻ അതിൻ്റെതായിട്ടുള്ള വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് പഠിക്കാൻ ശ്രമിക്കണം മുന്നൂറ്ററുപത്തഞ്ച് കാൽ ദിവസം നിങ്ങളുടെയും ഞങ്ങളുടെയും മുമ്പിലുണ്ട് നമുക്ക് അതൊന്ന് പഠിക്കാം അടിച്ചു പൊളിച്ച് ഭംഗിയായിട്ട് പഠിക്കാൻ സാധിക്കണം മറ്റ് നാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ആവശ്യമില്ലാതെ മാറണം ഞാൻ പറയാൻ കാരണം അത്യുജ്വലനായ ഒരു നമ്പൂതിരി ശ്രേഷ്ഠൻ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ കല്യാണ മണ്ഡപത്തിൽ ഞങ്ങൾ മൂന്ന് മാസം മുമ്പ് ഒരു ഉജ്ജ്വലമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രോഗ്രാം നടത്തി ആയിരത്തി പേര് പങ്കെടുത്തു ആ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ഈ നമ്പൂതിരി ശ്രേഷ്ഠന്റെ അടുത്ത് ചെന്നു മാതൃഭൂമിയിൽ നിരന്തരം എഴുതുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് ശരിയല്ല സംസ്കൃത പാണ്ഡിത്യത്തിന്റെ പരമകാഷ്ടയിൽ ഇരുന്ന് എൺപത്തൊന്ന് വർഷം ജീവിതം നയിച്ച വ്യക്തി ശങ്കരാചാര്യരുടെ സർവ പുസ്തകങ്ങൾക്കും വ്യാഖ്യാനം എഴുതി കാണാൻ ചെന്നപ്പോൾ നമസ്കരിച്ചുകൊണ്ട് അകത്തെ തൊഴുതുകൊണ്ട് തന്നെ അകത്ത് കൊണ്ടുപോയി കുറേ കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്ന് വിഷയം മാറി ആദിശങ്കരാചാര്യരാണോ ഭജഗോവിന്ദം എഴുതിയത് എന്നെനിക്കൊരു സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അതിന് ഒരു ഉത്തരവും കൊടുത്തില്ല ആദി ആദിശങ്കരൻ ഭജഗോവിന്ദം എഴുതിയതാണ് എന്നെനിക്ക് സംശയമുണ്ടെന്ന് അദ്ദേഹം കാരണം ഭജഗോവിന്ദത്തിൽ രണ്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് രണ്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഭജഗോവിന്ദത്തിൽ വന്നതുകൊണ്ട് ഈ ഭജഗോവിന്ദം ശങ്കരാചാര്യരെ പോലെ സംസ്കൃത പ്രാവീണ്യമുള്ള ഒരാൾ എഴുതാൻ സാധ്യതയില്ല രണ്ടാമത്തേത് ഇത്രയും അദ്വൈതമായ ലെവലിലേക്ക് എത്തിയ വ്യക്തി ഒരിക്കലും ഭജഗോവിന്ദം പോലെയുള്ള ബാലതാവൽ ക്രീഡാശക്ത തരുണതാവൽ തരുണീശക്ത വൃദ്ധതാവൽ ചിന്താശക്ത സർവേ ബ്രഹ്മണി കോപിന സത്വ ഈശ്വരനെ ചിന്തിക്കുന്നവർ ആരുമില്ല വൃദ്ധൻ പഴയ കാര്യങ്ങളെ കുറിച്ച് തരുണൻ തരുണി അൻപത്തി ആറ് ചാനലിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ കുട്ടികൾ എന്നും കളിയും ക്രിക്കറ്റുമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നു ഇതുമാതിരി വരി ശങ്കരാചാര്യ എഴുതില്ല ഇദ്ദേഹം ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല തൊഴുതുകൊണ്ട് മുഴുവൻ കേട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അല്ല ശങ്കരാചാര്യരാണ് ഭജഗോവിന്ദം എഴുതിയത് അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചു അങ്ങ് ഇതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരു വരി എന്റെ മനസ്സിൽ അപ്പൊ തോന്നിയതാ ഭജഗോവിന്ദത്തിന്റെ വരികള് ഭജഗോവിന്ദത്തിന്റെ സന്ദേശം ഭജഗോവിന്ദത്തിന്റെ ഉജ്ജ്വലമായ അവതരണം അത് കേട്ട് സന്ദേശം ഉൾക്കൊണ്ട് ജീവിതത്തിൽ ചേർക്കാവുന്നത് ചേർത്ത് ജീവിച്ച് മുമ്പോട്ട് പോകുന്നതിന് പകരം ഇത് ശങ്കരാചാര്യർ എഴുതിയാൽ എന്താ ശങ്കരാചാര്യരല്ല വേറെ വല്ലതിനും എഴുതിയാൽ എനിക്കെന്താ ശങ്കരാചാര്യരുടെ പേരിലാണെങ്കിൽ അങ്ങേർക്ക് നമസ്കാരം അതല്ല വേറെ വല്ലവരുമാണ് എഴുതിയതെങ്കിൽ അങ്ങേർക്ക് നമസ്കാരം ഇത് ആരുമല്ല എഴുതിയത് തന്നെത്താനെ ഭൂമിയിൽ നിന്ന് വീണതാണെങ്കിൽ പുരുഷന് ചൈതന്യം ഇതിൽ ഇവരെഴുതിയവരെ കുറിച്ച് ഗവേഷണം നടത്തി ഒരു ജന്മം മുഴുവനും കളയുന്നതിനേക്കാൾ ഇരയിമ്മൻ തമ്പി ആണോ ഈ പാട്ടുകൾ എഴുതിയത് അതല്ല തിരുവനന്തപുരത്തെ രാജകുടുംബത്തിലെ ഒരു പ്രസിദ്ധനായ സംഗീതജ്ഞൻ ഉണ്ട് പേരെന്റെ മനസ്സിൽ വരുന്നില്ല ആ ആ സംഗീതജ്ഞൻ രാജകുടുംബത്തിലെ സംഗീതജ്ഞനാണ് സ്വാതി തിരുനാള് സ്വാതി തിരുനാളാണോ ഈ കവിതകളും പാട്ടുകളും എഴുതിയത് അതല്ല അദ്ദേഹത്തിന്റെ രാജസദസ്സിലെ വ്യക്തികളാണോ ഒറ്റ കണ്ടീഷൻ അത് സ്വാതി തിരുനാൾ എഴുതിയായാലും ഇരയിമ്മൻ തമ്പി എഴുതിയതായാലും പാചകക്കാരൻ എഴുതിയതായാലും സംഗീതത്വത്തിന്റെ സംഗീതത്തിന്റെ മഹത്വത്തിന് മുമ്പില് വന്ദനം ഇത് ആരെഴുതിയതാണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ സമയമില്ല അതുകൊണ്ട് നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ സന്ദേശങ്ങൾ വായിച്ചു പഠിച്ചു ജീവിതം മുഴുവനും അതനുശാസിച്ച് ജീവിക്കാനും പകർത്തിക്കൊടുക്കാനുമുള്ളത് ഉള്ളപ്പോൾ ആവശ്യമില്ലാത്തതിലേക്ക് നമ്മൾ എന്തിനാ കടന്നു പോകുന്നത് അതുപോലെ നാരായണ ഗുരുദേവൻ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്ന് പറയാറുണ്ട് സത്യമാണ് കാരണം വർക്കല തീർത്ഥാടനത്തോടനുബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്നെ സ്വീകരിച്ച വ്യക്തി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം അദ്ദേഹം പറഞ്ഞു ഈ തീർത്ഥാടന സമയത്ത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി പ്രഭാഷണങ്ങൾ നടത്തണം കൃഷിയെക്കുറിച്ച് പ്രഭാഷണം വ്യവസായത്തെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതുപോലെ കുറിച്ച് ശാസ്ത്രീയ വീക്ഷണത്തെ കുറിച്ച് ആത്മീയ ചിന്താധാരയെ കുറിച്ച് അദ്വൈത സിദ്ധാന്തത്തെ കുറിച്ച് എന്തിനെയെല്ലാം കുറിച്ച് പ്രഗത്ഭരായ പണ്ഡിതരായ ശാസ്ത്രജ്ഞന്മാരായ വ്യക്തികൾ എന്ന വാക്ക് തന്നെയാണ് നാരായണ ഗുരുദേവൻ ഉപയോഗിച്ചത് അവരെ വിളിച്ച് പ്രഭാഷണം നടത്തണം പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ എസ്കോർട്ട് അടിച്ച് മന്ത്രിമാര് വന്ന് സ്റ്റേജിൽ കയറി നാരായണ ഗുരുദേവന്റെ സന്ദേശം ഇന്നും പ്രസക്തമാണ് എന്ന് പറയുമ്പോഴത്തേക്കും ആർക്കൊക്കെയോ സംശയമുള്ളത് മാതിരി ഇന്നും പ്രസക്തമല്ലേ എന്ന് പറഞ്ഞ ആരോ ഇവരോട് ചോദിച്ച മാതിരി അപ്പൊ ഈ പ്രസക്തി ഇവർ പറയുന്നത് വരെ ഇല്ലാതിരുന്നോ അപ്പൊ ഇന്നും പ്രസക്തമാണെന്ന് പറയുമ്പോൾ ഒരൊറ്റ സംശയം എനിക്ക് തോന്നാറുള്ളൂ എന്തെങ്കിലും നാരായണ ഗുരുദേവനെ കുറിച്ച് അറിയുന്നവര് മുമ്പിലിരിക്കുക ഒന്നും അറിയാത്തവർ സ്റ്റേജിലിരുന്ന് പ്രസംഗിക്ക ഒറ്റ വാക്ക് ആരോ എഴുതി കൊടുത്ത ആ വരി നാരായണ ഗുരുദേവൻ അങ്ങനെയാണ് നാരായണ ഗുരുദേവൻ ഇങ്ങനെയാണ് ഞാൻ പത്രം വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് ഏത് ദിവസമായി ഇതിനൊരു മാറ്റം വരുന്നത് വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ലേ എല്ലാ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും വന്നോട്ടെ പക്ഷെ നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തികള് അവരെ വിളിച്ചു കൂടി ഒന്ന് പ്രഭാഷണം നടത്തിക്കണ്ടേ വെജിറ്റേറിയൻ ഫുഡ് നാരായണ ഗുരുദേവന്റെ ഏറ്റവും ഉജ്ജ്വലമായ ശബ്ദം സബ്ജക്റ്റ് അതിനെക്കുറിച്ച് ഭാരതത്തിലെ വ്യാവസായിക അവസ്ഥയെക്കുറിച്ച് ഇത് മുഴുവൻ അദ്ദേഹം പറഞ്ഞ അവസ്ഥ അതിനെക്കുറിച്ച് പ്രഭാഷണം നടത്താറില്ല അവിടെ കുറേ പേര് വരുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും ഫോട്ടോ കാണുമ്പോഴത്തേക്കും ചിന്തിക്കാറുണ്ട് മൊത്തത്തിൽ എനിക്കൊരു അബദ്ധം പറ്റി കോഴിക്കോട് ചെന്ന ഒരു പ്രഭാഷണം നടത്താൻ എന്നോട് വരണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഏതോ വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി പ്രഭാഷണം നടത്താൻ ആദ്യത്തെ സ്വാഗതമൊക്കെ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഏഴു മണിക്ക് പ്രഭാഷണം തുടങ്ങും പത്ത് മണിക്ക് അവസാനിക്കും സ്റ്റേജിൽ എഴുപത്തൊന്ന് പേരുണ്ട് എഴുപത്തൊന്ന് പേര് സ്റ്റേജിൽ അപ്പൊ ഈ മൂന്ന് മണിക്കൂർ ഡിവൈഡഡ് ബൈ എഴുപത്തൊന്ന് ഇവർക്ക് എന്താ പറയാൻ പറ്റുക കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വാച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത്രയും പേരുള്ള സ്ഥിതിക്ക് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് പ്രഭാഷണം നടത്തി നിർത്താം ഏറ്റവും ദുഃഖത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്ന് നാനൂറ്റി പത്ത് കിലോമീറ്റർ അവിടം വരെ വന്ന് ഈ പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച് പിന്നെ നാനൂറ്റി പത്ത് കിലോമീറ്റർ തെക്കോട്ട് പോകുമ്പോൾ ആ തെക്കോട്ടുള്ള വാക്ക് അതിൻ്റെ അർത്ഥത്തിലാകാതിരിക്കട്ടെ കാരണം ദുഃഖകരമായ ഒരു അവസ്ഥ ഇവിടം വരെ പറയാൻ വരണ്ടായിരുന്നു എന്ന് തോന്നി പിന്നീട് ആ മനസ്സിലായത് എഴുപത്തൊന്ന് പേരിൽ നാല് പേരെ സംസാരിക്കാനുള്ളൂ മറ്റുള്ളവർ വെറുതെ ഇരിക്കുകയാണ് ഈ വെറുതെ കയറ്റി സ്റ്റേജിലിരുത്തണോ താഴ്ത്തിരുത്തി കൂടെയാണ് അവര് ഭംഗിയായിട്ട് ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കാം പക്ഷെ ഈ രീതിയിൽ കുറേ പേരെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും കുറച്ചറിയാവുന്നവരോട് ഒന്നും അറിയാത്തവൻ നാരായണ ഗുരുദേവന്റെ ദർശനം അതാണ് ഇതാണിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം മുമ്പിലുള്ളവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഒന്ന് അടിവരയിട്ടോട്ടെ ഒന്നും ഇവിടെ ഇവിടെയുള്ളവൻ ഉറപ്പാ അതുകൊണ്ട് ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം നാരായണ ഗുരുദേവൻ അങ്ങനെയാണ് നാരായണ ഗുരുദേവൻ ഇങ്ങനെയാണ് വിഗ്രഹം പറിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇല്ല എന്ന് പറയാൻ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ ഒരാൾ മുമ്പിലില്ലാത്തയിടത്തോളം കാലം ഇവിടെ നിന്ന് പറയുന്നവൻ പറയുന്നത് അവസാന വാക്ക് കേരളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഒന്നും അറിയാത്തവൻ ഒടുക്കം നിർത്തുന്നവൻ ഉറക്ക പറയുന്നവൻ അവരെല്ലാ സ്ഥലത്തും ജയിക്കും എല്ലാ ചർച്ചകളിലും ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ ജയിക്കാൻ വിഷമമില്ല ഉറക്ക പറയണം അതുപോലെ തന്നെ മൊത്തത്തിൽ ചർച്ചയെല്ലാം കഴിഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് വീരശൂര പരാക്രമിയായ ഒരാൾ എഴുന്നേറ്റ് നിന്ന് അപ്പൊ നമ്മൾ എല്ലാവരും കൂടി തീരുമാനിക്കുന്നു ഈ കാര്യം ഇനി സഭ പിരിയാണ് ചായ കുടിച്ചിട്ട് ഊണ് കഴിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം അപ്പൊ ഈ ഒടുക്കം നിർത്തുന്നവനും ഉറക്ക പറയുന്നവനും ഒന്നും അറിയാത്തവനും മൂന്ന് ഒകാരം ഒന്നും അറിയാത്തവനും ജയിക്കുന്ന കേരളത്തില് ഈ പ്രഭാഷകർ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ല അസലായിട്ടുള്ള കുടം വലിയ പൈപ്പിന്റെ ചുവട്ടിൽ കമത്തി വെച്ച് പത്തേ കാല് മുതൽക്ക് പതിനൊന്നേ കാല് വരെ ടാപ്പ് തുറന്നു വെച്ചാൽ എന്താ സംഭവിക്കുക അതേപോലെയാ സംഭവിക്കുക അതിൽ നിന്നൊന്ന് മാറണമെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുപോലെ നാരായണ ഗുരുദേവനെ കുറിച്ച് എൻ്റെ അഭിപ്രായമാണ് നാരായണ ഗുരുദേവൻ ഒരു മത ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞതും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഈ വാക്കുകൾ മുഴുവനും എപ്പോഴാണ് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കണം കുറേ വ്യക്തികൾ അനവധി വ്യക്തികൾ ഒരുമിച്ച് നാരായണ ഗുരുദേവനെ വർക്കലയിൽ ചെന്ന് കണ്ടു അവര് പറഞ്ഞു ഈ ബ്രാഹ്മണരുടെ സവർണ മേധാവിത്വം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ മതം മാറി ക്രിസ്ത്യാനിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് നാരായണ ഗുരു പറഞ്ഞ വാക്കാണ് മതം ഏതായാൽ എന്താ മനുഷ്യർ നന്നായാൽ പോരെ നിങ്ങൾ എന്തിനാ മതം മാറുന്നത് എന്ന നാരായണ ഗുരുദേവൻ ചോദിച്ചത് അതുപോലെ നിങ്ങൾക്ക് മതം മാറിയേ പറ്റുള്ളൂ എങ്കിൽ ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ച് സനാതനധർമ്മത്തിലേക്ക് പോകാൻ പറഞ്ഞു അദ്ദേഹം സനാതനധർമ്മത്തിലേക്ക് ക്രിസ്തുവിൻ്റെയോ ഇസ്ലാമിൻ്റെയോ ബുദ്ധൻ്റെയോ ജൈനന്റെയോ സിഖിൻ്റെയോ മാർഗം പറഞ്ഞില്ല അങ്ങേര് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നാരായണ ഗുരുദേവന്റെ പ്രഭാഷണങ്ങളിലോ പുസ്തകങ്ങളിലോ കൊട്ടേഷനിലോ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിരിക്കുന്നത് അങ്ങേര് തിരുത്തി പറഞ്ഞിട്ടില്ല ചിന്തിച്ച് അറിഞ്ഞ് ഉൾക്കൊണ്ട് വിശകലനം ചെയ്ത് മാത്രമേ നാരായണ ഗുരുദേവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ വാക്കുകൾ കാറ്റം ബോംബിന്റെ പവർ ഉണ്ടായിരുന്നു നല്ല മർക്കുറിയുടെ ഡെൻസിറ്റിയും വെയിറ്റും ഉണ്ടായിരുന്നു അത്രയും ഉജ്ജ്വലമായ വാക്ക് പറയുന്ന നാരായണ ഗുരുദേവന്റെ അടുത്ത് കുറെ ക്രിസ്ത്യൻ പാതിരിമാര് വന്നു ഇതിനകത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് എനിക്കറിയാം വ്യക്തമായിട്ട് അവർ വന്ന് ചോദിച്ചിരുന്നു നാരായണ ഗുരുദേവ സ്വാമികളെ ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട് അങ്ങ് ഞങ്ങളെ എല്ലാം അടിച്ചു പുറത്താക്കുമെന്നാണല്ലോ തോന്നുന്നത് കാരണം അങ്ങയുടെ പ്രവർത്തനം മതപരിവർത്തനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് വളരെ ക്ഷീണമുണ്ട് അപ്പൊ നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഈ നാട് പതിനായിരം വർഷമായിട്ട് നിലനിന്നിരുന്നു സത്യവും അതാ ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് ബാബ ആറ്റമിക് റിസർച്ച് സെന്ററും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും നടത്തിയ പഠനമനുസരിച്ച് കാലിബംഗാനിലും ഭഗവാൻപുരയിലും ഉള്ള ഭാരതീയ സംസ്കൃതി ആരംഭിച്ചത് ബി സി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ബി സി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് രണ്ടായിരം എ ഡി പതിനായിരം അതുകൊണ്ട് ഈ പാതിരിമാരോട് ഗുരുദേവൻ പറഞ്ഞു ഈ നാട് പതിനായിരം വർഷമായിട്ട് ആരെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല എല്ലാവരെയും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ അടിച്ചകത്താക്കുക അതാണ് ഭാരതത്തിന്റെ സിദ്ധാന്തം ആനോ ഭദ്ര ക്രതവോ എന്തു വിശ്വത let noble thoughts come from all side നന്മയുടെ ചിന്താധാരകൾ നമ്മിലേക്ക് എല്ലാ സ്ഥലത്തു നിന്നും വരട്ടെ സഹനാവതു സഹനൗ ഭുനക്തോ സഹവീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തോ അർത്ഥം വളരെ ക്ലിയറാ ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് ഭക്ഷിക്കാം ഒരുമിച്ച് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാം തേജസ്വികളാകാം നമുക്ക് ഒരാളോടും വിദ്വേഷമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താം നാരായണ ഗുരുദേവൻ നമ്മളുടെ ഭാരതത്തിലെ ഈശ്വര സങ്കല്പത്തില് ഒരു സ്ഥലത്തും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ അങ്ങനെ ഒരു ധാരണ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല നാരായണ ഗുരുദേവന്റെ ചിന്താധാര തന്നെയായതുകൊണ്ടാണ് വിവിധ ക്ഷേത്രങ്ങളിൽ വിവിധ പ്രതിഷ്ഠകൾ നടത്തിയത് ഒരു കാരണവശാലും ഒരു ദൈവത്തെ പൂജിക്കാനുണ്ടായിരുന്നില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന ധാരണ അദ്വൈതവുമല്ല മറ്റൊരു ദൈവം എന്ന കൺസെപ്റ്റ് വരുമ്പോൾ ദ്വൈതമായി അത് ഭാരതീയർ അംഗീകരിച്ചിരുന്നില്ല വ്യക്തമായ രീതിയിൽ പാതിരിമാരോട് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നാരായണ ഗുരുദേവൻ ഉത്തരം കൊടുക്കാറുണ്ടായിരുന്നു കർമ്മത്തിന്റെ ഫലമനുസരിച്ച് ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കണം ആ ദുഃഖങ്ങളും വേദനകളും ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് നിങ്ങൾക്ക് മോചനം നേടാൻ സാധ്യമല്ല യേശുദേവന്റെ ക്രൂശീകരണത്തെ വിവരിച്ചുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത് നമ്മുടെ പാപം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ സാധ്യമല്ല എനിക്ക് വിശക്കുന്നു എങ്കിൽ മറ്റൊരുവൻ ഭക്ഷണം കഴിച്ചാൽ പോരാ ആരാധ്യനായ യേശുദേവന്റെ രക്തം ഉപയോഗിച്ച് എന്റെ പാപം കഴുകിക്കളയുക എന്ന സങ്കല്പം ഭാരതത്തിൽ ചിന്തിക്കാനേ സാധ്യമല്ല പൂജനീയൻ പവിത്രൻ യേശുദേവനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശരീരം ഒരു കാരണവശാലും പ്രസാദമായിട്ട് കഴിക്കുക ശ്രീകൃഷ്ണന് നിവേദിച്ച പ്രസാദം കഴിക്കാം ശ്രീകൃഷ്ണന്റെ ശരീരത്തിന്റെ ഒരു അംശം കഴിക്കാൻ സാധ്യമല്ല ആ കൺസെപ്റ്റിനോട് ഗുരുദേവന്റെ സന്ദേശങ്ങളില് വ്യക്തമായ മറുപടിയാണുള്ളത് കുറെ അധികം തലക്കനമുള്ളവര് നാരായണ ഗുരുദേവന്റെ അടുത്ത് വരാറുണ്ട് അവര് നാരായണ ഗുരുദേവന്റെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും സ്വകാര്യമായിട്ട് പറഞ്ഞു വർക്കല ശിവഗിരി ക്ഷേത്രത്തിന്റെ ആശ്രമം സ്ഥാപിക്കാൻ ഞങ്ങൾ എത്ര രൂപ വേണമെങ്കിലും തരാം ഞങ്ങളുടെ പേര് ആദ്യം എഴുതണം ഒന്നാമതായിട്ട് എഴുതണം അതായത് അവനവനെ ഒന്നാമതായിട്ട് നിലനിർത്തണം എന്ന ആ മനസ്സിനകത്തെ ഈഗോ നാരായണ ഗുരുദേവൻ പറഞ്ഞു ഒരു വിഷമവും ഇല്ല നിങ്ങളുടെ പേര് ഒന്നാമതായിട്ട് എഴുതും രണ്ടാമത് വന്നാൾ പറഞ്ഞു പതിനായിരം രൂപ ഞാൻ സ്വാമിജിക്ക് തരാം കുഴപ്പമില്ല നിങ്ങളുടെ പേരും ഒന്നാമതായിട്ട് എഴുതും സകലരുടെയും പേര് ഒന്നാമതായിട്ട് എഴുതുക അപ്പൊ മനസ്സിനകത്ത് ദാനം ചെയ്യുമ്പോൾ ആശ്രമത്തിന് സംഖ്യ കൊടുക്കുമ്പോൾ അതുപോലെ ആത്മീയ പ്രവർത്തനത്തിന് സഹകരിക്കുമ്പോൾ അവനവന്റെ പേര് ഉയർത്തി കാണിക്കണമെന്ന ആ അത്യാഗ്രഹത്തിന്റെ മുമ്പില് ഗുരുദേവൻ ഉത്തരം എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും പേര് മുമ്പിൽ എഴുതുന്നുണ്ടാവും എന്നിട്ട് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തത് വ്യക്തമായിട്ട് ഒരു വലിയ വട്ടം വരച്ചു വലിയ വട്ടം വരച്ച് ഓരോ സൈഡിൽ ഓരോരുത്തരുടെ പേര് എഴുതി ഇത്രയും ചിന്ത പ്യുവർ മാത്തമാറ്റിക്സ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത വലിയ വൃത്തം വരച്ച് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പേരെഴുതിയാൽ ആരുടെ പേര് ആദ്യം വരിക വൃത്തത്തിനകത്ത് ആദ്യം എന്ന ബിന്ദു എവിടെയാ ഉള്ളത് മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് വരച്ചാൽ മുകളിലത്തേത് ആദ്യം അല്ലെങ്കിൽ സൈഡിലേക്ക് വരച്ചാൽ ഈ അറ്റത്തേത് ആദ്യം ഈ അറ്റത്തേത് ആദ്യം വൃത്തത്തിനകത്ത് ബിഗിനിങ് പോയിന്റ് എവിടെയാ ഉള്ളത് എത്ര രസകരമായിട്ട് അദ്ദേഹം ഓരോരുത്തരെ അവനവന്റെ ക്യാപിറ്റൽ ഐ ഞാൻ എന്ന ഭാവത്തെ മനസ്സിലാക്കി കൊടുത്തു നാരായണ ഗുരുദേവന്റെ അടുത്ത് മൂന്ന് നാല് കോളേജ് സ്റ്റുഡൻസ് വന്ന് ചോദിച്ചു സ്വാമിജികൾ ഞങ്ങൾക്ക് ഒരു സംശയം ചോദിക്കാനുണ്ട് സ്വാമിജിയുടെ സ്വതസിദ്ധം സത്യത്തിൽ എനിക്ക് തോന്നാറുണ്ട് ഗുരുദേവന്റെ ഓരോ വരികളും കേൾക്കുമ്പോൾ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്ന മാതിരി ഒരു തോന്നല് നിങ്ങൾ ചോദിക്കുക എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാൽ പറയാം അപ്പൊ ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ പശുവിന്റെ പാല് കുടിക്കാമെങ്കിൽ പിന്നെ ബീഫ് കഴിച്ചാൽ എന്താ കുഴപ്പം ഈ പാല് വരുന്നത് ഇറച്ചിയിൽ നിന്നല്ലേ അപ്പൊ ഇറച്ചിയിലുള്ള ഫാറ്റും പ്രോട്ടീനും നമ്മൾ കറന്ന് അത് കുടിക്കാമെങ്കിൽ ഈ ബീഫ് കഴിക്കുന്നതിൽ എന്ത് കുഴപ്പമാണ് ഗുരുദേവൻ ഒന്നും പറഞ്ഞില്ല ആ ഒന്നും പറയാതെ ഗുരുദേവൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന മാതിരി അങ്ങനെ ഇരിക്കുന്നത് ആ മുറിക്കകത്ത് അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞ് ഇവരോട് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു അത് ചോദിച്ചു ഇതെല്ലാം ചോദിച്ചു കുറേ കാര്യം കഴിഞ്ഞു അപ്പൊ ഒരാളോട് ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചു അമ്മ എന്ത് ചെയ്യുന്നു അച്ഛൻ എന്ത് ചെയ്യുന്നു ഇതെല്ലാം ചോദിച്ചു അപ്പൊ ഇവരെ വിഷയം പതുക്കെ മാറി ഇതിലേക്ക് വന്ന് ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു അപ്പൊ കറക്റ്റായിട്ട് ഒരു അടി കൊടുത്തു തിന്നോ കുഴിച്ചിട്ടോ എന്ന് ചോദിച്ചു അമ്മയെ തിന്നോ കുഴിച്ചിട്ടോ ഇതൊക്കെ സത്യത്തിൽ ഒരു ഉപനിഷത്തിന്റെ വ്യാഖ്യാനം അതിന് കൊടുക്കാനുണ്ട് ആ മറ്റു എന്ത് ചെയ്തു എന്ന് ചോദിച്ചില്ല തിന്നോ കുഴിച്ചിട്ടോ ഷോക്കഡായി പോയി കുട്ടികൾ സ്വാഭാവികമായിട്ട് നമ്മളും ഇപ്പൊ വലിയ പരാക്രമത്തോടുകൂടി വീരവാദത്തോടുകൂടി ജയിച്ച് കീഴടക്കുവാൻ എന്ന രീതിയിൽ വന്നവരെ തറ പറ്റി തിരിച്ചു പോകുമ്പോൾ നാരായണ ഗുരുദേവന്റെ സന്ദേശം പലതിനും എക്സ്ട്രാപ്പുളേഷൻ നടക്കില്ല ഇൻട്രാപ്പുളേഷൻ നടക്കില്ല അതുകൊണ്ട് പശുവിന്റെ പാല് കുടിക്കുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് എക്സ്ട്രാക്ഷൻ ആണ് സസ്യങ്ങളിൽ ജീവാത്മാവ് ഉണ്ടെങ്കിലും അതിന്റെ പൂവ് ഇല കായ തണ്ട് ഇതുപയോഗിക്കുമ്പോൾ ആ ചെടിയെ ഉന്മൂലനം ചെയ്തിട്ടല്ല നാം ഭക്ഷിക്കുന്നത് ഒരു മാങ്ങ പഴുത്ത് താഴെ വീഴുമ്പോൾ ആ മാങ്ങാണ്ടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒന്നും തന്നെ മാങ്ങയുടെ പഴത്തിൽ ചേർത്തിട്ടില്ല ഈശ്വരൻ ഒരു വാഴ കൊലച്ച് പഴമുണ്ടാകുന്നത് എടുത്തു കഴിക്കുമ്പോൾ ആ വാഴയുടെ വംശവർദ്ധനത്തെ വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ ഒന്നും നശിപ്പിക്കുന്നില്ല അതുപോലെ തുളസി തറയിലെ തുളസി നേരെ വളരുമ്പോൾ ഏറ്റവും മുകളിലത്തെ ബഡ് ഒന്ന് എടുത്തു നോക്കുക ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ശാഖോപശാഖകളായി തുളസി വളരും ആരോ തുളസിയോട് ആരോടോ തുളസി പറയുന്നത് മാതിരി എൻ്റെ തലയൊന്ന് നുള്ളിത്തരിക നിങ്ങൾ നുള്ളിത്തരികയാണെങ്കിൽ ഞാൻ ആർത്തുല്ലസിച്ച് സൈഡിൽ കൂടെ വളരാം എന്ന് പറയുന്ന നിർദ്ദേശം തരുന്നത് മാതിരി തുളസി നിൽക്കുന്നു ആ കാഴ്ച നോൺ ഡിസ്ട്രാക്റ്റീവ് എക്സ്ട്രാക്ഷൻ പോസിബിൾ ആണ് ആ പോസിബിലിറ്റി ഉപയോഗിച്ചു വേണം സസ്യങ്ങളെ ഉപയോഗിക്കാൻ ഒരു പശുവിൻ്റെയോ ആടിൻ്റെയോ ഒരു ചെറിയ കഷ്ണം മാത്രം കത്രിക ഉപയോഗിച്ചിട്ടോ കത്തി ഉപയോഗിച്ചോ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധ്യമല്ല കാരണം അത് വേദന അനുഭവിക്കുന്നതാണ് അത് സാധിക്കുന്നത് പാലെടുക്കുമ്പോൾ പശുവിന് കേടുവരാതെ നാശമുണ്ടാകാതെ വേദനിക്കാതെ നമുക്കത് ഉപയോഗിക്കാം ഈ സന്ദേശം നാരായണ ഗുരുദേവൻ തന്നിട്ടുണ്ട് നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രത്തിലും കുരിശും ചന്ദ്രക്കലയും നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടില്ല അത് പ്രതിഷ്ഠിക്കുന്നത് കൊണ്ട് തെറ്റുണ്ട് അല്ലെങ്കിൽ ശരിയുണ്ട് എന്ന അർത്ഥത്തിൽ പറയല്ല അത് അദ്ദേഹം ചെയ്തിട്ടില്ല മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശത്തിൽ നിന്ന് മതപരിവർത്തനത്തെ എതിർക്കുന്ന സന്ദേശം കൊടുക്കുമ്പോൾ മനുഷ്യൻ എന്നുള്ളത് ഒരു ജാതിയാണ് മനുഷ്യന്റെ ഈശ്വര ചിന്ത എന്ന ഒരു മതമാണ് അതുമാതിരി പരമപവിത്രമായ അദ്വൈത ചൈതന്യമാണ് സർവ്വതിലും വർത്തിക്കുന്നത് എന്ന സന്ദേശമാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക നാരായണ ഗുരുദേവന്റെ ആശ്രമങ്ങളില് യേശുദേവന്റെയും ചന്ദ്രക്കലയും ഉണ്ടാകുന്നത് ഏറ്റവും ഉത്തമം തന്നെ അതുപോലെ തിരിച്ചും ഉണ്ടാകണം ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളില് ഇതുപോലെ ഭാരതീയ രക്തത്തിന്റെ ഭാഗമായ ഈ ഈശ്വര സങ്കല്പത്തിന്റെ പ്രതിരൂപങ്ങളും ഉണ്ടാകേണ്ടതല്ലേ ഇവിടത്തെ ഏതെങ്കിലും ക്രിസ്ത്യാനി യരുഷലേമിലെ രക്തം ഇസ്രായേലിലെ രക്തം കൊണ്ട് നടക്കുന്നുണ്ടോ ഇല്ല ഈ നാട്ടിലെ ഈ നാടിന്റെ രക്തം മാത്രമേ ഉള്ളൂ ഒരാളുടെയും രക്തം അറേബ്യൻ രക്തമല്ല ഈ നാടിന്റെ പവിത്രമായ ചൈതന്യം ഹിന്ദു എന്ന വാക്ക് അത് ഒരിക്കലും വർഗീയമായിരുന്നിട്ടില്ല ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം ഭക്തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ആ സിന്ധോ സിന്ധു പര്യന്തം യസ്യ ഭാരതഭൂമികം മാതൃഭൂഹു പിതൃഭൂശ്ചൈവ സവൈ ഹിന്ദുരിതി സ്മൃത സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഭൂപ്രദേശത്തെ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട് ആരാണോ കണക്കാക്കുന്നത് സ വൈ ഹിന്ദു രീതി സ്മൃത അദ്ദേഹത്തിനെയാണ് അവനെയാണ് ഹിന്ദു എന്ന് പറയുന്നത് ഭാരതം ഒരിക്കലും നാരോ മൈൻഡഡ് ആയിരുന്നിട്ടില്ല സർവതും അകത്തേക്കെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു രാഷ്ട്രമാണ് ശത്രുവിനെ പോലും അടിച്ചു മണ്ണിൽ ഒരച്ച് നശിപ്പിച്ചിട്ടില്ല കംസനെ കൊന്ന ശ്രീകൃഷ്ണൻ രാവണനെ കൊന്ന ശ്രീരാമൻ രണ്ടുപേരുടെയും ചൈതന്യം സ്വന്തം ശരീരത്തിലേക്ക് എടുക്കുകയാണ് ഉണ്ടായത് മഹാഭാരത യുദ്ധത്തില് ഒരു സ്ഥലത്ത് നിൽക്കാൻ ശ്രീകൃഷ്ണൻ തീരുമാനിച്ച് പാണ്ഡവ പക്ഷത്ത് നിന്നപ്പോൾ പക്ഷപാതം ശ്രീകൃഷ്ണൻ കാണിച്ചു എന്ന് വരരുത് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ബോധ്യപ്പെടുത്താൻ ഭഗവത്ഗീതയില് സമശത്രൗച മിത്രേച്ച തഥാമാന അപമാനയോ ശീത ഉഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത ശത്രു മിത്രം ഇഷ്ടമുള്ളവൻ ഇഷ്ടമില്ലാത്തവൻ രണ്ടു മൂന്ന് ഭാഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ കർമ്മമണ്ഡലത്തില് സ്വയം പാണ്ഡവരുടെ പക്ഷത്ത് നിന്നപ്പോൾ യാദവ സൈന്യത്തെ കൗരവപക്ഷത്തേക്ക് വിട്ടുകൊടുത്തു തുല്യമായിട്ട് ബാലൻസ് നിർത്തി ശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ എന്റെ കൂട്ടത്തിൽ നിൽക്കാത്തവരുടെ നാല് തലമുറ ഞാൻ ഭസ്മമാക്കുമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല that is what India was that is what India is അന്നും ഇന്നും പിന്നെ എന്തുകൊണ്ടാ ഹിന്ദു എന്നൊരു വാക്ക് അറിയാതെ പറഞ്ഞാൽ പോലും ഏതോ ഒരു പാർട്ടിയുടെ ഏതോ ഒരു സംഘടനയുടെ പേരിന്റെ ഭാഗമാകുന്നു അവനവന്റെ വീടിന്റെ ബൗണ്ടറിയിലുള്ള സർവേ കല്ല് ആരെങ്കിലും മാറ്റി അവന്റെ വീട്ടിലേക്ക് ഒരു രണ്ട് സെന്റ് വരത്തക്ക വിധത്തില് മാറ്റി കുത്തിയാൽ കത്തിയും കോടാലിയും എടുത്തു വരുന്ന നമ്മള് ഹിന്ദു എന്ന വാക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനയുടെയോ കുത്തവകാവകാശമല്ല എന്ന് അസന്നിഗ്ധമായി ആരാധ്യനായ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഏതാനും ദിവസങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അതേ ചിന്താധാരയുടെ ഭാഗമായ എനിക്ക് മാറി നിൽക്കണമെന്ന് തോന്നാൻ അത് തെറ്റ് കാരണം ഈ മഹാസാഗരത്തിൽ നിന്നുകൊണ്ട് ഒരു തവള ഇത്രയും വിശാലമായ ഒരു ചിന്താധാരയാണ് എൻ്റേത് അപ്പോൾ മറ്റൊരു തവളയോട് പറയുകയാണ് ഈ വിശാലമായ സമുദ്രം കണ്ടില്ലേ ഇവിടെയാണ് എൻ്റെ പൂർവ്വപിതാമഹന്മാർ ജനിച്ചു വളർന്നത് അപ്പൊ കിണറ്റിൽ നിന്ന് വന്ന തവള പറയുക ഇതൊക്കെ എന്താ ഇത്രയും ഉള്ളത് ഞാനൊരു പ്രത്യേക സ്ഥലത്താ വളർന്നത് നീ ഒന്ന് അവിടെ വന്ന് നോക്ക് കടലിൽ വളർന്ന തവളയെ കിണറ്റിൽ വളർന്ന തവള കൊണ്ടുപോയി കിണറ്റിനകത്താക്കുന്നു ഇത് കഥയാണ് സന്ദേശം എടുക്കാൻ ഇപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് ഒരു നിന്ന് അപ്പുറത്തേക്ക് ചാടിയാൽ എന്ത് രസം ഭൂമിയുടെ അവസാനം അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ചാടിയാൽ ഭൂമിയുടെ ആരംഭം ഒരു ധ്യാന കേന്ദ്രത്തില് മതം മാറിയ കുറെ ക്രിസ്ത്യാനികളെ സ്റ്റേജിൽ വിളിച്ചു വരുത്തിയിട്ട് പറയാറുണ്ടത്രേ എന്തുകൊണ്ടാ ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിയായത് അവിടെ കണ്ടമാനം ഈശ്വരന്മാരുണ്ട് ഒരാളെയും പ്രാർത്ഥിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഒരൊറ്റ ദൈവത്തെ വിചാരിക്കാനും ഒറ്റ പുസ്തകത്തെ പഠിക്കാനും വേണ്ടിയാ ഇവിടെ വന്നത് ഇത് തെറ്റ് മഹാസാഗരത്തിൽ അനവധി അനവധി റോഡുകളുണ്ട് ഒരൊറ്റ റോഡ് മാത്രമുള്ള ഒരു രാജ്യത്ത് ചെന്ന് താമസിക്കുകയാണ് സുഖം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം ലോകമെമ്പാടും പ്രസരിക്കുന്നു രണ്ടായിരത്തി പതിനാലാം ആണ്ടില് അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നതിൽ എൺപത്തിരണ്ട് ശതമാനം ഭാരതീയ ചിന്തയനുസരിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളാകുമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞുകൂടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ സി പി എമ്മോ C P I Kerala Congress A B C D F ഒക്കെ വരെയുണ്ട് ഏതാ വേണ്ട വെച്ചാൽ അത് ഇതൊന്നും സാധ്യമല്ല ഞാൻ ഇതിലൊന്നും ഞാൻ മുസ്ലിം ലീഗാ അതും ആകാം ഞാൻ കാത്തലിക് യൂണിയനാ ആകാം രക്തം നിങ്ങളുടെ ഭാരതത്തിൻ്റെതാണ് നിങ്ങളുടെ ചിന്ത ഏതായാൽ ആർക്കിവിടെ എന്താ പ്രശ്നമുള്ളത് ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരിൽ ഇഷ്ടമുള്ളവരെ ചേർക്കുക ഒരു അള്ളാഹുവിനെയും ഒരു മുഹമ്മദ് നബിയെയും ഒരു യേശു ക്രിസ്തുവിനെയും മുപ്പത്തി മുക്കോടി ആൻഡ് വൺ എന്ന് പറയാൻ ഇവിടെ വിഷമമുണ്ടോ നാല് വേദങ്ങളും ഇരുപത്തൊൻപത് ബ്രാഹ്മണങ്ങളും പതിനൊന്ന് ആരണ്യങ്ങളും നൂറ്റെട്ട് ഉപനിഷത്തുക്കളും പതിനെട്ട് പുസ്തകങ്ങളും വീതമുള്ള ശിക്ഷ നിരുക്ത ദർശനം വ്യാകരണം ചന്ദ്രശാസ്ത്രം കൽപ്പശാസ്ത്രം ജ്യോതിശാസ്ത്രമുള്ള പുസ്തകങ്ങൾ മുഴുവനുമുണ്ട് പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും രണ്ട് ഇതിഹാസങ്ങളും ഷഡ് ദർശനങ്ങളും ആറ് ഉപവേദങ്ങളും ഇത് മുഴുവൻ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ വിവേകാനന്ദൻ പറഞ്ഞതുപോലെ അതിന്റെ മുകളറ്റം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല എക്സാജറേഷൻ അല്ല എക്സാക്ട് വേർഡിംഗ് ആണ് അത്രയും ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബൈബിൾ വെക്കാൻ വല്ല വിഷമവുമുണ്ടോ ഒരു വിഷമവുമില്ല എല്ലാം അതിനകത്തേക്ക് വന്നു ചേരുന്ന മഹാസാഗരമാണ് പക്ഷേ ആ പുസ്തകം വെക്കുമ്പോൾ അത് മാത്രമാണ് ശാശ്വത സത്യം എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട് അതിലൂടെ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് അത് പറയാൻ ഈ നാട്ടിൽ ആർക്കും ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ന് വിചാരിക്കുക ഞാനല്ലാണ്ട് മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് അപ്പൊ ഞാൻ പതുക്കെ എന്റെ മനസ്സിൽ പറയും പോയി വല്ല പണിയുണ്ട് നോക്കണം കാരണം ശ്രീകൃഷ്ണനും ശ്രീരാമനും ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് പറയാൻ അവകാശമില്ല കാരണം ആരാധ്യരായ ജനങ്ങൾക്ക് ചിന്തക്കനുകൂലമായ രീതിയിൽ ഒരു ചിന്താധാര ഉണ്ടാകണം മനുഷ്യൻ പാപിയല്ല ചൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി ദസ്തു അമരത്വത്തിന്റെ പുത്രന്മാരെ ഈ പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് സ്തുതിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകാം അമരത്വത്തിന്റെ പുത്രന്മാരാണ് ഭാരതീയര് അത് പാപികളെ എന്ന് വിളിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചാൽ കള്ളനല്ലാത്തവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കള്ളനാക്കിയിട്ട് മഹസർ ഒപ്പിടിയിക്കുന്ന മാതിരിയാ പാപം ചെയ്യാത്തവൻ എങ്ങനെ പാപിയാകും അങ്ങനെ ഈ ശരീരം ക്ഷേത്രമാണെങ്കിൽ ഈ ശരീരം എങ്ങനെ പാപിയുടെ ശരീരമാകും അതല്ല ഈ ചിന്താധാര നമ്മിൽ ഉണ്ടാകണം ഇത് തന്നെയാണ് കണ്ണാടി പ്രതിഷ്ഠിച്ചതിലൂടെ നന്മയുള്ള മുഖം കാണാൻ ഈശ്വര ചൈതന്യത്തിൽ പ്രവർത്തിക്കുന്ന ചെവിയും കണ്ണും മൂക്കും നാക്കും കാണാൻ കണ്ണാടിയിൽ അവസരം ജഗതീശ്വരന് തുല്യനായ നാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയത് ആ ചിന്താധാര നമ്മിൽ ഉണ്ടാകണം ഉണർത്തണം നാരായണ ഗുരുദേവന്റെ ഓരോ പുസ്തകങ്ങളും പഠിക്കണം കുറച്ചു സമയം മതി അദ്ദേഹത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അദ്ദേഹത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല കാരണം അവനവനെ നിയന്ത്രിക്കാൻ ഫിസിയോളജിക്കലി ആൻഡ് സൈക്കോളജിക്കലി നമ്മളെ നിയന്ത്രിക്കാൻ നാരായണ ഗുരുദേവന്റെ വരികൾക്ക് തുല്യമായ ഒരു വരിയുമില്ല എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തില് അത് കുറച്ച് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയില് ശാസ്ത്രീയമായി നോക്കാൻ വ്യാഖ്യ അവസരം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയില് ഒരു വാക്കുകൾ പോലും നാരായണ ഗുരുദേവൻ പറഞ്ഞതില് എഴുതിയതില് ദുർവ്യാഖ്യാനത്തിനോ ഇടമില്ല തെറ്റിദ്ധാരണക്കിടമില്ല മിസ്ഇൻറ്റർപ്രട്ടേഷന്റെ ആവശ്യമില്ല അത്രയും വ്യക്തമാണ് നാരായണ ഗുരുദേവന്റെ സന്ദേശം ഈ സന്ദേശങ്ങള് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അവനവൻ എത്രത്തോളം വെയിറ്റ് കുറയുന്നു എന്ന് നോക്കുക ഒരു കാര്യം ഇപ്പൊ കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളീയന്റെ അഹംഭാവം ഈഗോ ഒരു പരിധിയുമില്ലാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാരായണ ഗുരുദേവന്റെ സത്യം ധർമ്മം നീതി ന്യായം അഹിംസ പഞ്ചസിദ്ധാന്തങ്ങള് കാറ്റിൽ പറത്തിക്കൊണ്ടു പോകുന്ന അവസരത്തിൽ നഷ്ടപ്പെടുന്നത് മറ്റാർക്കുമല്ല ലോകത്തില് നാൽപ്പത്തി മൂന്ന് ശതമാനം rate of increase of heart attack ഹൃദ്രോഗം നാൽപ്പത്തിമൂന്ന് ശതമാനം പെർ ഇയർ കൂടുന്ന ഒരേ ഒരു സ്ഥലം കേരളമാണ് ഭൂമിയിൽ മറ്റൊരു സ്ഥലത്തും ഇത്രയും ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് കൂടിയിട്ടില്ല ഇരുപത്തെട്ട് ശതമാനം rate of increase of cancer അതുപോലെ എൺപത്തൊൻപത് ശതമാനം rate of increase of blood pressure chest pain സഹിക്കാൻ വയ്യാത്ത മാനസിക എന്തുകൊണ്ട് സംഭവിച്ചു നമ്മൾ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വസ്തുതാപരമായ വീക്ഷണത്തിൽ നിന്ന് മാറി എന്തിനോ ഏതിനോ വേണ്ടിയുള്ള പരക്കം പാച്ചില് പ്ലസ് ലിക്കറിന്റെയും നോൺ വെജിറ്റേറിയൻ ഫുഡിന്റെയും അഡിക്റ്റ് ആയിട്ട് ജീവിക്കുന്നു എങ്ങനെയാ സ്വാഭാവികമായിട്ടും ചീത്ത പെട്രോള് വണ്ടിയിൽ ഒഴിച്ചാൽ വണ്ടി സുഖമായിട്ട് പോകണമെന്ന് വിചാരിച്ചാൽ പോവില്ല നല്ല പെട്രോൾ ഒഴിച്ചാലേ വണ്ടി പോവുള്ളൂ കഴിക്കുന്ന ഭക്ഷണം ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന വിഷയം രണ്ടും ചീത്തയാണെങ്കിൽ ഈ ശരീരം നോർമലായിട്ട് പോവില്ല ശരീരത്തിന് നോർമലായിട്ട് പോകാൻ ഒരു പന്ഥാവുണ്ട് അമിതമായി നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന സിംഹവും പുലിയും ചെന്നായും കരടിയും പത്തോ പതിനൊന്നോ വയസ്സേ ജീവിക്കാറുള്ളൂ അതേ സ്ഥാനത്ത് വെജിറ്റേറിയൻ കഴിക്കുന്ന കുതിരയും പശുവും അതുപോലെ ആനയും ഇരുപത്തഞ്ച് മുപ്പതും നൂറും തൊണ്ണൂറും വർഷം വരെ ജീവിക്കാറുണ്ട് നമുക്കും ബാധകമാണെന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ biochemistry professor professor Weinberg ഭാരതത്തിൽ വന്ന് പഠനം നടത്തി പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് നേരത്തെ കുളിക്കണം ആചാരങ്ങൾ അനുഷ്ഠിക്കണം മന്ത്രങ്ങൾ ചൊല്ലണം കീർത്തനങ്ങൾ ചൊല്ലണം ഇഷ്ടമുള്ള കീർത്തനങ്ങൾ നാരായണ ഗുരുദേവൻ രചിച്ച കീർത്തനങ്ങളാണെങ്കിൽ ഒരു കാര്യം മാത്രം വാതലടച്ച് അകത്തിരുന്ന് ചൊല്ലണം കാരണം ആ കീർത്തനത്തിന്റെ ഓരോ വരിക്കും അർത്ഥമുണ്ട് അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടേ അത് ചൊല്ലാവൂ മറ്റുള്ളത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ബ്രെയിനിൽ വെയ്വുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ചൊല്ലിയാൽ മതി ഇത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റുമുള്ളതാണ് നാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ പഠിക്കാൻ സാധിക്കണം പ്രചരിപ്പിക്കാൻ സാധിക്കണം ഉൾക്കൊള്ളാൻ സാധിക്കണം നമ്മൾ തലക്കനമുണ്ട് എന്ന് തോന്നുന്ന നിമിഷത്തിൽ അത് കുറയ്ക്കണം ഞാൻ ഈ മൊത്തം പ്രഭാഷണത്തിൽ മൂന്ന് പ്രാവശ്യം തലക്കനം എന്ന് ഉപയോഗിച്ചു കാരണം പല സ്ഥലത്തും എനിക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തില് കോഴിക്കോട് പോയപ്പോൾ പൂജാരിമാര് ചുറ്റും കൂടിയിട്ട് അവർ സംസാരിച്ച രീതി എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഈശ്വര ചൈതന്യം വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നത് പൂജാരിയുടെ ശരീരത്തിൽ നിന്നാണ് ആവാഹന മന്ത്രം കാർത്യായന്യൈ വിദ്മഹേ കന്യാകുമാരിയൈ ധീമഹി തന്നോ ദുർഗാ പ്രചോദയാ ദുർഗാ ഭഗവതി ആകച്ച ആകച്ച ആവാഹയാമി എന്ന് പറഞ്ഞ് പൂജാരിയുടെ ശരീരത്തിൽ നിന്ന് ശ്വാസം വഴിക്ക് തുളസി ഉപയോഗിച്ചിട്ടാണ് വിഗ്രഹത്തിലേക്ക് പൂജിക്കുന്നത് ആ വിഗ്രഹത്തിലേക്ക് ചൈതന്യം പകരേണ്ട പൂജാരികള് ബ്രാഹ്മണരായാലും അബ്രാഹ്മണർ ജന്മനാൽ എങ്ങനെയായാലും ചൈതന്യവത്തായ ചിന്തയുടെയും ശരീരത്തിന്റെയും അവകാശികളായിരിക്കണം അതല്ലെങ്കിൽ ആ ക്ഷേത്ര വിഗ്രഹത്തിന് ചൈതന്യം ഉണ്ടാവുകയില്ല അവര് പൂജയെക്കുറിച്ച് കുറെ സംശയം ചോദിച്ചു ചോദിച്ച രീതി ഏതോ മാതിരി തോന്നി എനിക്ക് ഞാൻ അവരോട് പറഞ്ഞു ഇത്രയും ഉജ്ജ്വലമായ നാരായണ ഗുരുദേവന്റെ കരസ്പർശമേറ്റ വിഗ്രഹത്തിന് പൂജിക്കുന്ന നിങ്ങളുടെ അപ്രോച്ച് തെറ്റ് ആദ്യം അത് മാറണം കാരണം ഈ രീതിയിലല്ല പൂജ നടത്തുമ്പോൾ മാനസികമായിട്ടും വാക്പരമായിട്ടും പഞ്ചശുദ്ധി ഉണ്ടാകേണ്ടത് ആ പഞ്ചശുദ്ധി തീർത്ഥാടകർക്ക് മാത്രമല്ല ഈ വിഗ്രഹത്തെ തൊടുന്നവർക്കും പൂജിക്കുന്നവർക്കും ഉണ്ടാകണം മനസ്സ് വാക്ക് കർമ്മം ധർമ്മം ആഹാരം ശരീരം ശുദ്ധമായിരിക്കണം അവര് പറഞ്ഞത് ഇതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാറിന് തോന്നണ്ടോ ഞാൻ പറയും ഈ രീതിയല്ല വാക്ക് കോഴിക്കോടിന് ഒരു നല്ല രീതിയുണ്ട് ഭാഷാപ്രയോഗം എത്ര ഉജ്ജ്വലമായ ഭാഷാപ്രയോഗം പക്ഷെ അവരിൽ കണ്ടില്ല അത് മാറണം കാരണം ക്യാപിറ്റൽ ഐ അത് ഒരു ഇംഗ്ലീഷ് വാചകത്തിന്റെ എവിടെ വന്നാലും ഐ ക്യാപിറ്റൽ എഴുതണം ഷീയുടെ എസ് സ്മോൾ മതി ഹിയുടെ എച്ച് സ്മോൾ മതി ദേയുടെ ടി സ്മോൾ മതി വിയുടെ ഡബ്ല്യു സ്മോൾ മതി ഐ ഇംഗ്ലീഷ് ലെറ്റർ വാചകത്തിൽ എവിടെ വന്നാലും ക്യാപിറ്റൽ വേണം ഞാൻ നന്നാകണം ഉജ്ജ്വലമായി ഉയർന്നു നിൽക്കണം നല്ല ചിന്താധാരയിലൂടെ വളരണം അതിന് നാരായണ ഗുരുദേവന്റെ സന്ദേശം പോലെ ഉജ്ജ്വലമായിട്ട് മറ്റൊന്നുമില്ല ആ സന്ദേശം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അത്രയും ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലത്തിലുള്ള ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിക്കുന്നുണ്ട് മൂന്ന് വർഷം ആയിരം ദിവസം കൊണ്ട് മൂന്ന് കോടി ജനങ്ങളില് സത്യസന്ധമായി ഭാരതീയ പൈതൃകത്തിന്റെ സന്ദേശം എത്തിക്കുക സഹസ്രാഹ യജ്ഞം അതിൽ കുറേയെല്ലാം വിജയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നാരായണ ഗുരുദേവന്റെ കാസറ്റ് ഇറക്കിയത് ഏതാണ്ട് അറുപത് ദിവസം മുമ്പ് മാത്രം ഇറക്കിയ കാസറ്റ് ഏതാണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഇതനുസരിച്ച് നാൽപ്പതിനായിരം കാസറ്റുകൾ പോയിട്ടുണ്ട് അതുപോലെ ഭാരതീയ ആചാരങ്ങളും ഈശ്വര സങ്കല്പവും എൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്നവർക്ക് ഭാരതീയ ഈശ്വര സങ്കല്പം അതുപോലെ ആചാരങ്ങള് നാരായണ ഗുരുദേവനെ കുറിച്ചുള്ള കാസറ്റുകള് അതുപോലെ ഓരോ ഹിന്ദുവും ആചരിക്കേണ്ട ആചാരങ്ങള് ഞാൻ ഹിന്ദു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് രാഷ്ട്രീയക്കാരുടെ ഹിന്ദു അല്ല ഭാരതത്തിന്റെ ഡെഫനേഷൻ അനുസരിച്ചിട്ടുള്ള ഹിന്ദു പദമാണ് ആ ജനങ്ങൾക്ക് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അടക്കം ഉപയോഗിക്കാനുള്ള ആചാരങ്ങള് ഒന്നിലും ഭാഗികമായിട്ട് പാർഷ്യൽ വീക്ഷണത്തോടു കൂടി പറഞ്ഞിട്ടില്ല ആ പുസ്തകങ്ങൾ സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ് റേറ്റില് ഇന്നത്തെ ഈ സദസ്സിന് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് ഇതിലൂടെ പുറത്തേക്ക് പോകണം ഓരോരുത്തരിലൂടെ ഈ നാട്ടിലേക്ക് എത്തണം സത്യസന്ധമായ ഭാരതത്തിന്റെ പൈതൃകം അറിയാനും അറിയിക്കാനും നമുക്ക് സാധിക്കണം അതില് ഈ ഭാരതഭൂമിയിൽ കന്യാകുമാരി മുതൽക്ക് കാശ്മീർ വരെ ഏതാണ്ട് രണ്ട് മൂന്ന് ലക്ഷം സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ട് വഴിവിളക്കുകൾ ഒരു ബൾബും ഒരു സ്ട്രീറ്റ് ലൈറ്റും വിചാരിക്കാറില്ല ഈ നാട്ടിൽ മുഴുവനും ഞാൻ പ്രകാശം കൊടുക്കാൻ തയ്യാറാണെന്ന് ആ സ്ട്രീറ്റ് ലൈറ്റിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ അതിന്റെ ചുവട്ടിൽ വരുന്നവർക്ക് പ്രകാശം കൊടുക്കുക നമ്മളും ഓരോ സ്ട്രീറ്റ് ലൈറ്റ് ആകണം എത്ര കാലം ആ ബൾബ് അവിടെ ഇട്ടിട്ട് അത് ഫ്യൂസ് ആകുന്നത് വരെ